ആരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം ചൈതന്യവത്താക്കിയ നിങ്ങൾ ഓരോരുത്തരും ആ മധുര സ്മരണകൾ വീണ്ടും അയവിറക്കാൻ വേണ്ടി ഭാരതത്തിന് വെളിയിലുള്ള ഒരു രാജ്യത്തിൽ കർമ്മമണ്ഡലത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും കൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല മാതൃകാപരമായ ഒരു കർമ്മ പദ്ധതിയാണ് എന്നും എന്നും അത് ആവർത്തിക്കുക നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രിയ മക്കൾ ഏതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിലാണെങ്കിലും ഒത്തുചേരുമ്പോഴെല്ലാം നമ്മുടെ ഭാഷ നമ്മുടെ സംസ്കാരം നമ്മുടെ മാതൃഭൂമി ഇവയുടെ മഹത്വം അറിയാനും അത് മറ്റുള്ളവരെ അറിയിക്കാനും നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ആർക്കെല്ലാം ദുഃഖമുണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ദുഃഖമുണ്ടോ അവരുടെ ദുഃഖം ഒന്ന് പരിഹരിക്കാനും ആർക്കെല്ലാം സന്തോഷമുണ്ടോ ആ സന്തോഷം പങ്കുവയ്ക്കാനുമുള്ള അവസരങ്ങളാക്കി ഇതിനെ മാറ്റണം നമ്മളുടെ കർമ്മമണ്ഡലത്തിൽ എവിടെയെല്ലാം നമ്മുടെ നാട്ടുകാരെ സഹായിക്കാൻ അവസരങ്ങൾ വരുമ്പോൾ അതെല്ലാം അവർക്ക് വേണ്ടി എത്തിക്കാനായി ശ്രമിക്കുക അതുകൂടിയാകണം ഇതുപോലെയുള്ള സംഘടനകളുടെ ലക്ഷ്യം ജീവിതം അനവധി കാര്യങ്ങൾ പഠിക്കാനാണ് പഠിച്ചവ പലതും തിരുത്താനാണ് പുതിയവ സ്വീകരിക്കാനും പഴയതിൽ ചിലത് തിരസ്കരിക്കാനും നവീകരിക്കാനും എല്ലാം കൂടിയുള്ള ഒരു പ്രക്രിയയാണ് നമ്മുടെ എല്ലാം ജീവിതം ആ ജീവിതത്തിൽ ഓരോ നിമിഷവും ആനന്ദിക്കാൻ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം അത് ഇന്ന് സന്തോഷിക്കുന്നത് നാളെ ദുഃഖത്തിന് കാരണമാകുന്ന വിധത്തിലാകരുത് എന്ന് മാത്രം ശാശ്വതമായ സന്തോഷം sustainable happiness throughout the world people are looking for sustainable development eco friendly development integrated development അങ്ങനെ പല പല വാക്കുകൾ ഇന്ന് വരുന്നതെല്ലാം ഇന്നത്തെ സന്തോഷം നാളത്തെ ദുഃഖമായി തീരാത്ത വിധത്തിൽ സന്തോഷിക്കണം പലപ്പോഴും നമ്മളിൽ ഭൂരിഭാഗം വ്യക്തികളും സന്തോഷിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ പോലും അതിനകത്ത് ഒരു ദുഃഖം കണ്ടെത്താൻ ശ്രമിച്ച് ദുഃഖിക്കുകയാണ് പതിവ് യഥാർത്ഥത്തിൽ മൂന്ന് തരം ദുഃഖമാണുള്ളത് എന്ന് പറയാറുണ്ട് ഒന്ന് പുത്രദുഃഖം കുട്ടികളില്ല എന്ന ദുഃഖം രണ്ടാമത്തേത് ദാരിദ്ര്യ ദുഃഖം ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ദുഃഖം ഇന്ന് ഏതാണ്ട് എല്ലാ കേരളീയനും മിക്കവാറും എല്ലാവരും ഈ രണ്ട് ദുഃഖത്തിൽ നിന്ന് മോചിതരാണ് പക്ഷെ നമുക്കെല്ലാവർക്കും മറ്റൊരു ദുഃഖമുണ്ട് ഒരു ദുഃഖവുമില്ല എന്ന ദുഃഖം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ദുഃഖിക്കാറുള്ളത് ശരിക്ക് കേരളത്തിൽ ചെന്നാൽ സന്തോഷിക്കാൻ സുഖിക്കാൻ വളരെ നല്ല രീതിയിൽ ചിരിക്കാൻ അവസരം നൽകുന്ന വികസനം നമ്മുടെ വീട്ടിനകത്ത് തന്നെ ഉണ്ട് ഒരു ചെറിയ വരിയിൽ പറഞ്ഞാൽ ഏത് വീട്ടിൽ ചെന്ന് വീട്ടമ്മയോട് ചോദിക്കാം കിണറ്റിൽ നിന്ന് വെള്ളം കോരണോ ഏയ് വേണ്ട പമ്പുണ്ട് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാൻ അരി അരയ്ക്കണോ വേണ്ട വെറ്റ് ഗ്രൈൻഡറുണ്ട് വിറക് ഉപയോഗിച്ച് ഊതി കത്തിച്ച് തീ കത്തിച്ച് പുക അനുഭവിക്കണോ വേണ്ട വേണ്ട ഗ്യാസ് ഉണ്ട് ലൈറ്റർ പോലും വേണ്ട തിരിച്ചാൽ തന്നെ തന്നെ കത്തിക്കോളും സാമ്പാർ ഉണ്ടാക്കാൻ വല്ല പ്രശ്നമുണ്ടോ ഒന്നുമില്ല മേളവും താളവും കറി പൗഡറുണ്ട് അപ്പോൾ പിന്നെ അരയ്ക്കുകയും വേണ്ട പിന്നെ തുണി അലക്കണോ അത് പണ്ടേ നിർത്തി വാഷിംഗ് മെഷീൻ ഉണ്ട് അപ്പോൾ അമ്മിക്കല്ല് ഉപയോഗിക്കേണ്ട ആട്ടുകല്ല് ഉപയോഗിക്കേണ്ട ഒന്നും വേണ്ട ചുരുക്കം പറഞ്ഞാൽ തൊണ്ണൂറ്റിരണ്ട് ചാനലുള്ള ടി വി ഓൺ ചെയ്ത് ചാനലൊന്ന് മാറ്റാൻ കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുക പോലും വേണ്ട പ്രസ് ചെയ്താൽ മതി ഒരു സ്റ്റെപ്പും കൂടിയേ ഇനിയുള്ളൂ അത് ഞാൻ കേരളോട് കേരളീയരോട് പറയാറുണ്ട് അതുകൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖം മൊത്തം തീരും അതെന്താണത് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിൽ മുരിങ്ങാക്കായ ഇടാതിരിക്കുക മുരിങ്ങാക്കായ അറിയാലോ മുരിങ്ങാക്കോല മുരിങ്ങാക്കായ ഇടാതിരിക്കുക എന്താ കാരണം ആ സാമ്പാറും പപ്പടവും തോരനും ചോറും ഒരുമിച്ച് ഇട്ടിട്ട് മിക്സിയിൽ ഒരു കറക്കം കറക്കിയിട്ട് വായിലേക്ക് ഒഴിച്ചാൽ കടിക്കേണ്ട ജോലി കൂടിയില്ല മുരിങ്ങാക്കായ അതിലുണ്ടെങ്കിൽ കടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ ചകിരി മാതിരി ഉണ്ടാവും അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് മിഴുങ്ങിയാൽ ഈ പല്ല് മുപ്പത്തിരണ്ട് ഉള്ള ഉള്ളതിന് പോലും റെസ്റ്റ് കൊടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മൾ ഫ്രീ ആണെന്ന് എന്നിട്ടും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണില്ല ഇത്രയും ഫ്രീഡം ഉണ്ടായിട്ടും ഇതിനെന്താ കാരണം ഒറ്റ വരിയിൽ ഉത്തരം പറയാം ജീവിതം സന്തോഷിക്കാനുള്ളത് കൂടിയാണെന്ന് നമ്മളെ ആരും അറിയിച്ചിട്ടില്ല തന്നെത്താനോട്ട് തോന്നിയിട്ടുമില്ല ഇവിടെയാണ് നമുക്ക് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറ്റുന്ന വലിയ ഒരബദ്ധം ഇന്നൊരു വ്യക്തി എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനകത്തുണ്ട് അദ്ദേഹത്തിന് ആരോ ഒരാൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ശനിദശയാണ് സമാധാനമായി ഒരു കാരണം കിട്ടിയല്ലോ ദുഃഖിക്കാൻ അത് അന്വേഷിച്ച് കിടക്കുകയാണ് അതെന്നാ പറഞ്ഞത് രണ്ടു വർഷം മുമ്പേ ഇപ്പോഴൊന്നുമല്ല ഈ ദശ പെർമനൻ്റ് അല്ല ചിലരോട് വയസ്സ് ചോദിക്കുമ്പോൾ പറയാറുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എനിക്ക് ഇരുപത് വയസ്സ് തന്നെയാണ് അതായത് കോൺസ്റ്റൻ്റായി ഇരുപത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്ന് പറയുന്ന മാതിരി രണ്ട് വർഷം മുമ്പുള്ള ശനിദശയാണ് ഞാൻ വെറുതെ ചോദിച്ചു ശനി എവിടെയാണ് നിൽക്കുന്നത് അതൊന്നും അറിഞ്ഞൂടാ സാർ ആരോ ഒരാൾ പറഞ്ഞു ശനിദശ മോശമാണെന്ന് അത് നിങ്ങൾക്ക് മോശമാണെന്നാണോ പറഞ്ഞേ എനിക്കും കൂടി ബാധകമല്ലേ സാറേ അത് വഴിയേ പോകുന്നവരുടെ തലയിൽ വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ജാതകം നോക്കിയിട്ട് ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല വെറുതെ ആരോ പറ്റിക്കാൻ പറഞ്ഞതാ എൻ്റെ പ്രശ്നമല്ല സാറേ അപ്പോൾ മാറിയതാ അത്ര നേരം എൻ്റെ പ്രശ്നമായിരുന്നു മകളുടെ പ്രശ്നമാണ് മകൾക്ക് എന്താ എന്തോ അറിഞ്ഞൂടാ സാറേ ഒരു പൂജ കഴിക്കണം എന്നാൽ പൂജ കഴിക്കുക അതിനുശേഷം സന്തോഷിക്കുക അതല്ല സാർ പൂജ കഴിച്ചാൽ ആ പ്രശ്നം തീരുമോ എന്നൊരു സംശയം കഴിച്ചു നോക്കുക ഇനി വലിയ ചിലവൊന്നുമില്ലല്ലോ വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് എന്തൊക്കെയോ ടെൻഷൻ അബ്സൊല്യൂട്ട്ലി അദ്ദേഹത്തിന് ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ സന്തോഷിക്കാൻ അദ്ദേഹത്തിന് തോന്നണില്ല ദുഃഖിക്കണം വിഷമിക്കണം വേദനിക്കണം എന്നാരോ അദ്ദേഹത്തിനോടും കുടുംബത്തിനോടും പറഞ്ഞതുമാതിരി ഒരു തോന്നല് യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ ഓരോ അംശത്തെയും ധന്യമാക്കാൻ സാധിക്കും സാധിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയല്ല സാധിക്കണം ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരന്തരീക്ഷത്തിൽ അൻപത്തിരണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ പോകുന്ന ഈ നാട്ടിൽ രാവിലെ മുതൽക്ക് രാത്രി വരെ പണിയെടുത്ത് നമുക്ക് സന്തോഷിക്കാൻ നമ്മൾ തന്നെ അവസരമുണ്ടാക്കിയില്ല എങ്കിൽ ഈ പത്ത് ഇരുപത്താറായിരം ദിവസം ഭൂമിയിൽ ജീവിച്ച് അറുപത് ടൺ ഭക്ഷണം കഴിച്ച് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് പ്രാവശ്യം പെർ ഡേ ശ്വസിച്ച് അവസാനം ഒന്നില്ലെങ്കിൽ ചത്തുപോകും അല്ലെങ്കിൽ മരിച്ചു പോകും അതിനു മുമ്പ് ഒന്ന് ചിരിക്കണ്ടേ ഉറക്കെ മനസ്സിനകത്ത് നിറഞ്ഞുകൊണ്ട് അസൂയ കുശുംബ കുനിഷ്ഠ പാരവെപ്പ കാലുവാറിലെ കരിങ്കാലിത്തരം എന്ന മനോരോഗങ്ങളൊന്നുമില്ലാതെ ഒന്ന് ചിരിക്കാൻ ആഹ്ലാദിക്കാൻ സന്തോഷിക്കാൻ സന്തോഷം പകർന്നു കൊടുക്കാൻ ഒന്ന് സാധിക്കുമ്പോഴല്ലേ അത് ജീവിതാവുക അതല്ലെങ്കിൽ താൻ എന്തിനാ അഞ്ചര മണിക്ക് എഴുന്നേറ്റത് എന്ന് ഭാര്യയോട് ചോദിച്ചാൽ ഭാര്യ പറയും ഹസ്ബൻഡിന് ഏഴ് മണിക്ക് പോകണപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അടുത്ത ചോദ്യം ചോദിക്കാം ഹസ്ബൻഡ് എന്തിനാ ഏഴ് മണിക്ക് പോകുന്നത് ഓഫീസിൽ പോകണ്ടേ ഹസ്ബൻഡ് എന്തിനാ ഓഫീസിൽ പോകുന്നത് സാലറി കിട്ടണ്ടേ ഹസ്ബൻഡിന് എന്തിനാ സാലറി കിട്ടുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങിക്കണ്ടേ അപ്പോൾ cycle breakfast lunch evening food രാത്രി ഉറക്കം വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിക്കാം ദുബായിലേക്ക് വന്നിട്ട് എത്ര വർഷമായി രണ്ടര വർഷമായി സുഖമാണോ എന്തു സുഖം സാറേ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് അവിടെ ജീവിച്ചപ്പോൾ തോന്നി ഇവിടെ സുഖമാണെന്ന് ഇപ്പോൾ എന്നാ സുഖമാക്കാൻ ശ്രമിച്ചൂടെ എങ്ങനെയാ ശ്രമിക്കുക സാറേ കൂട്ടത്തിലുള്ളവരൊക്കെ പോക്ക അപ്പം അവനവൻ്റെ കുഴപ്പമല്ല കൂട്ടത്തിലുള്ളവരൊക്കെ പോക്കാം എന്നാൽ പിന്നെ ആ കൂട്ടത്തിലുള്ളവരെ വേണ്ടെന്ന് വെച്ചൂടെ അപ്പം പിന്നെ മുമ്പോട്ട് പോകണ്ടേ സാറേ അപ്പം പിന്നെ ആ കൂട്ടത്തിലുള്ളവരെയും മുമ്പോട്ട് പോകാൻ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പൊക്കൂടെ ഏയ് കേരളീയരല്ലേ സാറേ ഒരിക്കലും നന്നാവില്ല താൻ നന്നായിട്ടുണ്ടോ എൻ്റെ കാര്യമല്ല സാർ പറയുന്നത് കൂട്ടത്തിലുള്ളവരുടെയാ അപ്പം കുഴപ്പം നമ്മുടെ തന്നെയാണ് എന്ന് തോന്നുന്നു ഇന്നലെ ഞാനൊരു ഉദാഹരണം പറയണ്ടായി ഒരു വലിയ മാനേജിംഗ് ഡയറക്ടർ തലയ്ക്കകത്ത് മുഴുവൻ എന്തോ ആണെന്നും പറഞ്ഞു ഗുരുജി ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ അടുത്ത് വന്ന് അരമണിക്കൂർ അദ്ദേഹം അവളെ ഇരുത്തിയതിന് ശേഷം പിന്നെ പറഞ്ഞു നിങ്ങളുടെ ഫാക്ടറിയിൽ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് നോക്കാൻ ഭയങ്കര ടെൻഷനാണെന്ന് പറഞ്ഞാൽ വന്നത് അഞ്ച് മണിക്കൂർ പച്ച തറയിലിരുത്തി ടെൻഷനാണെന്ന് പറഞ്ഞവനെ ഒന്നും ചെയ്യിക്കാതെ അവസാനം മൊബൈൽ ഫോൺ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു സെക്രട്ടറി ഒന്ന് വിളിച്ചു ചോദിക്കുക ഫാക്ടറി എങ്ങനെ പോകുന്നുണ്ടെന്ന് അദ്ദേഹം വിളിച്ചു ചോദിച്ചപ്പോൾ ഫാക്ടറിക്കാർ പറഞ്ഞു the things are going very smoothly here without any problem അപ്പോൾ ഗുരുജി പറഞ്ഞു അത്രേ പ്രോബ്ലം താൻ തന്നെയാണ് അവിടെ താനില്ലാത്തപ്പോൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നു അപ്പോൾ who was creating problem you yourself was creating problem the things are going smoothly there that is what was informed by your secretary to you അപ്പോൾ പലപ്പോഴും പ്രോബ്ലം ഈ ക്യാപിറ്റൽ ഐ നമ്മൾ ബാക്കി എല്ലാ വാക്കുകളും ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ you we he she they തുടക്കത്തിൽ മാത്രമേ അതിന് ക്യാപിറ്റൽ ലെറ്റർ വേണ്ടൂ ഇടയ്ക്ക് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണ്ട പക്ഷെ ഐ എന്ന വാക്ക് ഈ സെൻറ്റൻസിൻ്റെ എവിടെ എഴുതിയാലും ക്യാപിറ്റൽ വേണം എന്താ കാരണം ഞാൻ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവനാണ് ആ ഞാനാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് കാഷ്വൽ രീതിയിൽ പറയുകയാണ് ആത്മീയതയോ മതമോ ചേർത്ത് പറയല്ല അപ്പോൾ പ്രശ്നം എന്നിലാണെങ്കിൽ എങ്ങനെയാ ഇതൊന്ന് സോൾവ് ചെയ്യുക അതും കൂടി സാധിക്കണ്ടേ ഓരോ മിനിറ്റും ഒന്ന് സന്തോഷിക്കാൻ സാധിക്കാം ചിലപ്പോൾ ചിലർ പറയാറുണ്ട് എങ്ങനെയാ സന്തോഷിക്കുക സാറേ എൻ്റെ സിസ്റ്ററിൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഫാദറിൻലോ മിനിഞ്ഞാന്ന് മരിച്ചു അതെയോ എൻ്റെയും അങ്ങനെ ആരോ മരിച്ചു എന്നാ തോന്നണം ഞാൻ അറിഞ്ഞേയില്ല താൻ അറിഞ്ഞുകൊണ്ടാണ് ഈ ദുഃഖം വന്നത് ഒരാൾക്ക് മരിക്കണം it's a permanent thing how you view that one അതാണ് പലപ്പോഴും ഇമ്പോർട്ടൻ്റ് നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കാത്തു നിൽക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോഴറിയുന്നത് എയർ ഇന്ത്യ ഇരുപത് മിനിറ്റ് ലേറ്റ് ആണെന്ന് ഞാൻ ചെറിയൊരു എമൗണ്ടാണ് പറഞ്ഞത് ഇരുപത് മിനിറ്റ് ലേറ്റ് ആണെന്ന് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അപ്പോഴാണ് ക്ലോക്ക് എടുത്ത് നോക്കി ഷോ ഇരുപത് മിനിറ്റ് വേസ്റ്റായി പിന്നെ ആ ഇരുപത് മിനിറ്റിനെ കുറിച്ച് ഇരുപത് മിനിറ്റ് നേരം ദുഃഖിക്കുക എന്നപ്പോഴത്തേക്ക് അയാൾ വന്നു പിന്നെ ചീഞ്ഞ തണ്ണീർ മത്തനുമായിട്ട് അല്ലെങ്കിൽ പകുതിയായിട്ട് അയാളെ കൊണ്ടുപോയി ഏതായാലും ആ ഇരുപത് മിനിറ്റ് നിങ്ങൾ ഭൂമിയുടെ കറക്കം നിർത്താനൊന്നും പോണില്ല ആ ഇരുപത് മിനിറ്റ് സമയം അതിൻ്റെ അപ്പുറത്തുള്ള ഒരു കഫറ്റേറിയയിൽ കയറിയിട്ട് ഒരു കപ്പ് ചായയോ ഒരു കാപ്പിയോ സന്തോഷത്തോട് കൂടി കുടിക്കുക എന്താ കാരണം ഇരുപത് മിനിറ്റ് നിങ്ങളുടെ ഡിസ്പോസലിലുണ്ട് ഒരൊറ്റയാൾ ചോദിക്കാൻ പോകുന്നില്ല ഇരുപത് മിനിറ്റ് എന്താ ചെയ്തതെന്ന് ആ സന്തോഷകരമായി ഉപയോഗിക്കേണ്ട ഇരുപത് മിനിറ്റിനെ മനസ്സിനകത്ത് മൊത്തം വിഷം ചേർത്താൽ ആദ്യം ഇന്ത്യ ഗവൺമെൻറ്റിനെ ചീത്ത പറയുക ആരാ ഭരിക്കണമെന്ന് ആർക്കും അറിഞ്ഞൂടാ അത് കഴിഞ്ഞ് ഫോറിൻ മിനിസ്റ്ററെ ചീത്ത പറയുക അത് കഴിഞ്ഞിട്ട് ഏവിയേഷൻ മിനിസ്റ്ററെ ചീത്ത പറയുക അപ്പോഴത്തേക്കും പതിനഞ്ച് മിനിറ്റ് കഴിയും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് മൊത്തം നമ്മുടെ നാട് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ശവിക്കുക ഇരുപത് മിനിറ്റും കഴിഞ്ഞു എന്ത് നേടി നൂറ്റി എൺപതിൽ നിൽക്കേണ്ട കൊളസ്ട്രോള് ഇരുന്നൂറ്റി നാൽപ്പതിൽ അവനവൻ്റെ കയറി എയർ ഇന്ത്യ പൈലറ്റിൻ്റെ കയറിയിട്ടില്ല അഡ്രിനാലിൻ കൂടി ബ്ലഡ് പ്രഷർ കൂടി വെറുതെ പോകുന്ന വയ്യാവേലി തലയ്ക്കകത്ത് കയറ്റി വെച്ചിട്ട് തലയുടെ ബ്രെയിൻ വേവ് മാറ്റി ഹാർട്ട് ബീറ്റ് മാറ്റി ബ്ലഡ് പ്രഷർ കൂട്ടി അഡ്രിനാലിൻ കൂട്ടി കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടി എന്നിട്ട് മറ്റേ ആൾ വന്നത് കൃത്യസമയത്ത് അയാൾക്ക് പറ്റിയ സമയത്ത് ആൾ വന്നു അപ്പം കിട്ടിയ ഇരുപത് മിനിറ്റിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നമ്മളറിയാതെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നു ഇത് പറഞ്ഞത് അങ്ങനെ ഉപയോഗിക്കുന്നത് നിർത്തണമെന്നൊന്നും ആഗ്രഹമില്ല അങ്ങനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക വെറുതെ ഒന്ന് ചിന്തിക്കുക എന്നിട്ടൊന്ന് ശരിക്കും ഒന്നും സാധിച്ചില്ലെങ്കിൽ ഒരു മൂളിപ്പാട്ട് പാടുക ഒരു പാട്ട് പാടുക അവിടെ ഒറ്റയ്ക്ക് പാടുന്നത് കൊണ്ട് ഗ്രാമർ പാട്ടിന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ല വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കാൻ ഒരു മോഹം എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ വെറുതെ ഇരിക്കുമ്പോൾ വീണ്ടും വെറുതെ ഇരിക്കാനൊരു ഒരു മോഹം അപ്പോൾ ആ ആ മോഹത്തിൻ്റെ ഒരു പാട്ട് പാടുക ചിലപ്പോൾ അക്ഷരവും വാക്കും ഒന്നും അറിഞ്ഞില്ല എന്നൊരു പക്ഷെ അവിടെ ഇരുന്ന് ആ പാട്ട് പാടുമ്പോൾ കിട്ടുന്നൊരു സുഖം it is something entirely different ചെറുതായിരിക്കാം വെള്ളോടി ഒഴിച്ചുള്ള സുഖം ഏത് വേണമെങ്കിലും അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് ഉപയോഗിക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഈ ജീവിതത്തെ നന്മയുള്ളതാക്കി മാറ്റുന്ന ഒരു സംവിധാനത്തെയാണ് മൂല്യം എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചു കാണും നാട്ടിൽ മൊത്തം മൂല്യശോഷണമാണ് മൂല്യച്യുതിയാണ് എന്താ മൂല്യശോഷണം മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം ആ ആർക്കും അറിഞ്ഞൂടാ എന്താ മൂല്യച്യുതി അതും അറിഞ്ഞൂടാ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു സർക്കുലർ എല്ലാ സ്കൂളിലേക്കും പോകും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് അതറിയാവുന്നവരെ ഇൻവൈറ്റ് ചെയ്ത് ക്ലാസ് എടുക്കണമെന്ന് അപ്പോൾ പ്രിൻസിപ്പാൾ തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എഴുതും എന്താ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം അത് ഞങ്ങൾക്കറിയാമായിരുന്നു എങ്കിൽ ഞങ്ങളത് എഴുതുമായിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾക്കറിഞ്ഞുകൂടാ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്താണ് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം എന്ത് മൂല്യാധിഷ്ഠിത ജീവിതം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം മൂല്യച്യുതി മൂല്യശോഷണം ഇത്രയൊക്കെ അറിയാം മൂല്യം എന്താണെന്ന് മാത്രം അറിഞ്ഞൂടാ ഇത് ടി വിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും പത്രങ്ങളിൽ കാണാൻ സാധിക്കും ഏത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരിൽ കാണാൻ സാധിക്കും കേൾക്കാൻ സാധിക്കും ഇവിടെ ഈ മൂല്യം എന്താണ് എന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ കാഷ്വലി ചിന്തിക്കുക സീരിയസ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക എന്താണ് മൂല്യം ഒരു വരി പറഞ്ഞുതരാം എൻ്റെ തോന്നലാണ് ലോകത്തിൽ മഹാന്മാരായ ആരെങ്കിലും ഇത് അംഗീകരിച്ചിട്ടുണ്ടോ എന്നെനിക്ക് തോന്നണില്ല മഹാനല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നത് പലരും കേൾക്കാറുണ്ട് ഒന്നര മണിക്കൂർ ഇരുന്നാൽ മതിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ മൂല്യം എന്ന് പറയുന്നത് മാനസികമായ ശാശ്വത നന്മയ്ക്ക് ഉതകുന്നതായ കാര്യങ്ങൾ ശാരീരികമായ നന്മയ്ക്ക് ഉതകുന്നതായ കാര്യങ്ങൾ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് സഹായിക്കുന്നതായ കാര്യങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് സഹായിക്കുന്നതായ കാര്യങ്ങൾ അഞ്ചാമത്തേത് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിന് ഉദ്ഗ്രഥനത്തിന് നന്മയ്ക്ക് ഉതകുന്നതായ കാര്യങ്ങൾ psychological physiological family relation based social bondage strength based national integration related knowledge information work thought ശരിക്ക് മൂല്യം എന്ന് പറയുന്നത് മാനസിക ശാരീരിക കുടുംബപരമായ സാമൂഹിക രാഷ്ട്രപരമായ നന്മയ്ക്ക് ഉതകുന്നതായ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പഠിക്കാൻ സാധിക്കുന്നത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഇതേ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ അത് മൂല്യാധിഷ്ഠിത ജീവിതം ഇതേ അഞ്ച് കാര്യങ്ങൾ നമ്മളുടെ ബിസിനസ്സിൽ ട്രേഡില് ഇൻഡസ്ട്രിയില് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കോമേഴ്സിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ വാല്യൂ ബേസ്ഡ് ബിസിനസ് മൂല്യാധിഷ്ഠിത വ്യവഹാരം ഇതിലൊന്നോ അല്ലെങ്കിൽ അഞ്ചുമോ ഇല്ലാതെയാകുന്ന വേളയിലാണ് മൂല്യച്യുതി സംഭവിക്കുന്നു എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ ജീവിതത്തിൽ മനസ്സിന് നന്മയുണ്ടാക്കുന്നതായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം അതിനെന്താ ചെയ്യുക നാല് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് ചേർക്കുകയാണ് ഞാൻ psychologically beneficial knowledge or work can be done if you are properly using your ears eyes tongue and mind നാലെണ്ണം ചെവി നല്ല രീതിയിൽ ഉപയോഗിക്കുക കണ്ണ് നല്ല രീതിയിൽ ഉപയോഗിക്കുക നാക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുക മനസ്സ് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നല്ല രീതിയിൽ ഉപയോഗിക്കുക ഇത് നാലെണ്ണം നിങ്ങൾക്ക് സാധിച്ചാൽ ജീവിതം ധന്യമാക്കാൻ ഒരു വിഷമമില്ല മെഡിക്കൽ ഷോപ്പിലേക്ക് പോവേണ്ടി വരില്ല നിങ്ങൾക്ക് എങ്ങനെയാ ചെവി നല്ല രീതിയിൽ ഉപയോഗിക്കുക ഉപനിഷത്തിലെ ശാന്തി മന്ത്രമുണ്ട് ഭദ്രം കർണേ ശൃണുയാമ ദേവ ഭദ്രം പശ്യേമാക്ഷപര്യജത്രാഹ സ്ഥിരൈരംഗൈ തുഷ്ടുവാം സസ്തനൂപിർവ്യശേമ ദേവഹീതം യദായുഹു ഇത് ബൈഹാർട്ട് പഠിക്കാനൊന്നും ശ്രമിക്കേണ്ട കാരണം നിങ്ങൾ ഇന്ത്യക്കാരായ സ്ഥിതിക്ക് അത് സാധിക്കില്ല ഭദ്രം കർണേഭി ശൃണുയാമദേവ നന്മ നിറഞ്ഞത് ഞങ്ങളുടെ ചെവികൾ കൊണ്ട് കേൾക്കുവാൻ ഇടവരുത്തേണമേ ജഗതീശ്വര നന്മ നിറഞ്ഞത് ഞങ്ങളുടെ കണ്ണുകളിലൂടെ കാണുവാൻ ഇടവരുത്തേണമേ ജഗതീശ്വര ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശരീരത്തിന് ആയുസ് ജഗതീശ്വരൻ കൽപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം നന്മ നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യുവാൻ ഇടവരുത്തേണമേ ജഗതീശ്വര ഇതാണ് മൂന്ന് നല്ലത് കേൾക്കുക നല്ലത് കാണുക നല്ലത് പ്രവർത്തിക്കുക ഇതൊരു ഉപനിഷത്തിലെ ശാന്തി മന്ത്ര ഈ ഉപനിഷത്തും ഈ ഗ്രന്ഥങ്ങളുമെല്ലാം ഭാരതത്തിലെ ഹിന്ദുക്കളുടെ പൈതൃകമാണ് ഭാരതത്തിലെ ക്രിസ്ത്യാനികളുടെ പൈതൃകമാണ് ഭാരതത്തിലെ മുസ്ലിങ്ങളുടെയും പൈതൃകമാണ് ഭാരതത്തിലെ ലെഫ്റ്റിസ്റ്റിൻ്റെയും റൈറ്റിസ്റ്റിൻ്റെയും മിഡിൽ ഈസ്റ്റിൻ്റെയും പൈതൃകമാണ് ഇടതുപക്ഷം വലതുപക്ഷം മധ്യപക്ഷം എല്ലാവരുടേതുമാണ് ഒരിക്കലും അതൊരു വിഭാഗത്തിൻ്റെതല്ല ആകാൻ അനുവദിക്കാനും പാടില്ല ആ അറിവുകളിൽ ചെവി നല്ല രീതിയിലൊന്ന് ഉപയോഗിക്കുക എങ്ങനെ അത് സാധിക്കുക ശരിക്ക് നിങ്ങളോടൊരാൾ പറഞ്ഞു എന്ന് വിചാരിക്കുക ഒരു ഉപകാരം എനിക്ക് ചെയ്യണം നാളെ വൈകുന്നേരം എന്നെ ഒന്ന് എയർപോർട്ടിൽ കൊണ്ടാക്കണം എനിക്ക് കാറില്ല നിങ്ങൾ ഒരാൾ പറഞ്ഞത് നിങ്ങൾ ചെവിയിലൂടെ കേൾക്കുകയാണ് എത്ര ശാന്തമായിട്ട് അയാൾ പറഞ്ഞത് എന്ത് തിരക്കുണ്ടെങ്കിലും നിങ്ങൾ ഉത്തരം കൊടുക്കും ഞാൻ നാളെ തന്നെ കൊണ്ടാക്കാം ഒരു പ്രശ്നമില്ല എത്ര മണിക്ക് വരിക അതല്ലെങ്കിൽ നിങ്ങൾ പറയും അറിയാതെ നാളെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്തു പോയല്ലോ ഞാൻ വേറൊരാളെ അയക്കാം മറിച്ച് കേട്ടു എന്ന് വിചാരിക്കാം താൻ നാളെ ഫ്രീ ആണോ എന്നെ നാല് മണിക്കൊന്ന് എയർപോർട്ടിൽ കൊണ്ടാക്കാം പിന്നെ തന്നെ ഞാൻ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് ഒന്ന് തന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കണം കേട്ട രീതി കേൾപ്പിച്ച രീതി തെറ്റി ഒരു പൊളൈറ്റ് വാക്ക് അത് പോയി ഈ ചെവി ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം കേൾക്കാൻ സാധിക്കും ഒറ്റ പൈസ ചെലവില്ല ചിലവുണ്ടോ ഷുവർ ചിലവൊന്നുമില്ല ഇത് തുറന്നു തന്നിരിക്കുകയാണ് ദൈവം ഈശ്വരാനുഗ്രഹം കൊണ്ട് ചുണ്ട് മാത്രം അടയ്ക്കാനും കണ്ണ് ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കാനും മാത്രം ദൈവം തന്നു ഇതെങ്ങാനും അടയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ കേരളം എന്നേ നന്നായി പോയനെ അപ്പോൾ ഈ ചെവി തുറന്നു വെച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കഥനവേടി മുതൽക്ക് പൂമുഖ വാതിൽക്കൽ കാത്തിരിക്കുന്ന പെണ്ണാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് മുതൽക്കുള്ള പാട്ട് മൊത്തം കേൾക്കാം കരുണാനിധിയുടെയും കരുണാ അതും കേൾക്കാം മക്കളുടെയും അച്ഛൻ്റെയും പൊളിറ്റീഷ്യന്മാരുടെയും സർവ്വതും കേൾക്കാം ചെവിയിലൂടെ അപ്പോൾ ആ ചെവിയിലൂടെ കേൾക്കുന്നത് എന്താണ് നിർദ്ദേശങ്ങൾ കേൾക്കാം വിമർശനങ്ങൾ കേൾക്കാം അസൂയയും കുശുമ്പും ചേർന്ന വാക്കുകൾ കേൾക്കാം പാട്ടുകൾ കേൾക്കാം ഖുറാനിലെയും ബൈബിളിലെയും ഭഗവത്ഗീതയിലെയും വരികൾ കേൾക്കാം നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ കേൾക്കാം പാട്ടുകൾ കേൾക്കാം കരയുന്ന ശബ്ദം കേൾക്കാം ചിരിക്കുന്ന ശബ്ദം കേൾക്കാം ഇതിൽ ഏത് കേൾക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട് കാരണം എന്താ രണ്ട് വാക്ക ചെവി ഉപയോഗിക്കുമ്പോൾ ഇംഗ്ലീഷുകാർ പറയാറുള്ളത് one I am hearing second one I am listening I am hearing I am listening ഇത് രണ്ടും വ്യത്യാസമുണ്ട് I heard that voice, but I could not know what it is. I was listening the speech. I was not hearing the speech. അപ്പോൾ ശ്രദ്ധിക്കുക ശ്രദ്ധ പിൻവലിക്കുക ഇതിന് രണ്ടിനും സ്വാതന്ത്ര്യം നമുക്കുണ്ട് അപ്പോൾ ആ ചെവി നല്ല രീതിയിൽ ഉപയോഗിക്കുക വളരെ ശാന്തമായിട്ട് ഒരാൾ പറയുന്നത് കേൾക്കാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് കേൾക്കാൻ നല്ല ടെൻഷനിലാണെങ്കിൽ ഒരു പാട്ട് കേൾക്കാൻ നല്ല പ്രാർത്ഥനകൾ കേൾക്കാൻ മെലോഡിയസ് ആയിട്ടുള്ള ട്യൂണുകൾ കേൾക്കാൻ ഇതൊക്കെ കൂടി ചെവിയിൽ കേൾക്കുമ്പോഴല്ലേ ജീവിതം സന്തോഷപ്രദമാകുന്നത് താനി മോശടൻ പോത്തുകളെ പോലെയുള്ള ചിലരുണ്ട് അവർക്ക് ചെവി എപ്പോഴും കാരിരുമ്പിൻ്റെ ശബ്ദം കേൾക്കാനേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ തലയിലെഴുത്തായിരിക്കാം എന്നാലും അപ്പം ആ ചെവി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ ടേപ്പിൽ നിന്ന് ടേപ്പ് പ്ലേ ചെയ്യുമ്പോൾ സി ഡിയിൽ നിന്ന് പി സി ഡിയിൽ നിന്ന് സിനിമയിൽ നിന്ന് ഓർമ്മ എന്ന സീരിയലിൽ നിന്ന് പിന്നെ ഉണ്ട് ഓമനത്തിങ്കൾ പക്ഷി അമ്മച്ചി മൊത്തം കരയ്യ സീരിയൽ ഓൺ ചെയ്താൽ തീരണത് വരെ വേതാളവും വിക്രമാദിത്യനും അതിലേതോ ഒന്ന് നമ്മളാ അതും കേൾക്കാൻ സാധിക്കും നമുക്ക് അപ്പം എന്തെല്ലാം കേൾക്കാൻ സാധിക്കും നാളെ നിങ്ങൾക്ക് തോന്നുകയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ എം ബി എക്ക് ക്ലാസ് എടുക്കുന്ന പ്രൊഫസർ മക്ഡൊണാൾഡെ ഒരു ലെക്ചർ നിങ്ങൾക്ക് കേൾക്കണം റാൽഫ് മക്ഡൊണാൾഡെ ലെക്ചർ കേൾക്കണം അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ലെക്ചർ കേൾക്കാൻ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് സാധ്യമല്ല പിന്നെന്താ സാധിക്കുക അദ്ദേഹത്തിന്റെ കാസറ്റ് അക്കാഡമിക് സ്റ്റാളുകളിൽ ആ ഒരു പത്ത് ദൃഹമോ പതിനഞ്ച് ദൃഹമോ കൊടുത്തു കഴിഞ്ഞാൽ ആ കാസറ്റ് കാറിൽ പോകുമ്പോഴത്തേക്കും ഈശ്വരാനുഗ്രഹം കൊണ്ട് ട്രാഫിക് ബ്ലോക്ക് ധാരാളം ഉണ്ട് ഇവിടെ അപ്പോൾ ആ കാറിൽ അതിട്ട് ഡ്രൈവ് ചെയ്താൽ നിങ്ങളുടെ ഓഫീസിലേക്ക് എത്തുന്ന സമയം കൊണ്ട് ആ കാസറ്റിൽ ഒരു പത്ത് നാൽപ്പത് പോയിന്റ് കൂളായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ട്രാഫിക് ബ്ലോക്കിൽ ആക്സിലറേറ്റർ കാല് വെച്ചിട്ട് എൻ്റെ ദൈവമേ എത്ര നേരമായി ഞാൻ ഈ റോട്ടിൽ ഇരിക്കുന്നു എന്ന് ടെൻഷൻ എടുത്ത് എടുത്ത് എടുത്ത് എടുത്ത് അവസാനം അവിടെ എത്തുമ്പോഴത്തേക്കും ആൾ പകുതിയായിട്ടുണ്ടാവും എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്കും വൈകും എന്നുള്ളത് ഉറപ്പാ എന്തുകൊണ്ടാണ് വൈകാൻ കാരണം നേരത്തെ പുറപ്പെടുന്നതിന് പകരം വൈകിയാ പുറപ്പെട്ടത് ചിലർ പറയാറുണ്ട് എന്താ താനിത്ര വൈകി എഴുന്നേറ്റത് നേരത്തെ കിടക്കാൻ പോയതുകൊണ്ടാണ് ഞാൻ വൈകി എഴുന്നേറ്റത് അപ്പോൾ കൃത്യമായിട്ട് ആ ട്രാഫിക് ബ്ലോക്കിനെ പോലും യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ചെവി ശരിക്കും ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ എനിക്ക് ഇപ്പോൾ ലെക്ചറൊന്നും കേൾക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല വേണ്ട യേശുദാസൻ്റെ പാട്ടുണ്ട് ബാലമുരളീകൃഷ്ണയുടെ പാട്ടുണ്ട് എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പാട്ട് അതാ കാറിൽ വയ്ക്കുക അടിച്ച് പൊളിച്ച് ഇടത്തെ കയ്യിൽ സ്റ്റിയറിംഗ് പിടിച്ച് വലത്തെ കൈ ഫ്രീ ആണെങ്കിൽ തുടയിൽ തന്നെ താളവും പിടിക്കുക അവനവൻ്റെ അല്ലേ വേറൊരാളുടെ അരുത് താളവും പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ആ ട്രാഫിക് ബ്ലോക്ക് മുഴുവൻ എൻജോയ് ചെയ്യാൻ സാധിക്കും യഥാർത്ഥത്തിൽ യു എസിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ഫിക്സിങ് പോയിന്റ് ഉണ്ട് എന്തൊരു പേരുണ്ട് അതിന് അത് ഫിക്സ് ചെയ്തിട്ട് പേപ്പർ വെച്ച് വായിക്കാം ലൈനിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ പേപ്പർ വെച്ച് വായിക്കാം നൂറ്റി പത്തിൽ പോകുമ്പോഴത്തേക്കും രണ്ടാമത്തെ പേപ്പർ അത്രയും സിമ്പിളായിട്ട് അതുപോലും യൂട്ടിലൈസ് ചെയ്യാം ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എവിടെയെല്ലാം നിങ്ങൾക്ക് ചെളി ചെവി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുക ഉപയോഗിക്കാം അതുപോലെ കണ്ണ് എത്രയെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചുറ്റും കാണുന്നത് ഒരു റോസാപ്പൂവ് ഒരു പൂവ് കുമാരനാശാന് കാണാൻ സാധിച്ചു തൻ്റെ ടൈൽ ഫാക്ടറിയിൽ പോകുമ്പോൾ ബോട്ടിൽ കയറുന്നതിന് മുമ്പ് ഒരു പൂവ് രാവിലെ കണ്ടു ആ പൂവ് ചുമന്ന പൂവ് കണ്ട് അതിൻ്റെ ചിത്രം മനസ്സിൽ വെച്ച് ബോട്ടിൽ കയറി ടൈൽ ഫാക്ടറിയിൽ പോയി ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന് ബോട്ടിൽ അതേ പോർഷനിൽ ഇറങ്ങിയപ്പോൾ രാവിലെ വിടർന്നിരുന്ന പൂവ് ചുരുങ്ങി താഴത്തേക്ക് വീഴാൻ പാകത്തിന് നിന്നിരുന്നു ആ കാഴ്ചയാണ് കുമാരനാശാന്റെ കവിതയ്ക്ക് ആധാരമായത് ഹാ പുഷ്പമേ നീ അധികതുംഗപഥത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കേ ഈ ഭൂവിൽ അസ്ഥിര സംശയം ഇന്നു നിന്റെ ആഭൂതി ഇങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ ഞാൻ പറഞ്ഞതിൽ ഒന്ന് രണ്ട് അക്ഷരങ്ങളൊക്കെ തെറ്റുണ്ടാവും സാരമില്ല നിങ്ങൾക്കത് അറിയാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് എൻ്റെ തെറ്റ് മനസ്സിലാവില്ല അപ്പോൾ ആ പൂവ് രാവിലെ വിടർന്നിരുന്നത് കണ്ടാള് വൈകുന്നേരം അത് തളർന്നിരുന്നത് കണ്ടു ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ് അവസ്ഥ കൂടിയാണ് എന്ന് ചിന്തിക്കാൻ ആ ദൃശ്യം അദ്ദേഹത്തിന് അവസരം നൽകി നമുക്കും ചുറ്റുപാട് നടക്കുന്നത് കാണാൻ സാധിക്കണം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഡിസ്കവറി ചാനൽ ഓൺ ചെയ്യുക നാഷണൽ ജിയോഗ്രഫി ചാനൽ ഓൺ ചെയ്ത് കാണാം ഹിസ്റ്ററി ചാനൽ ഓൺ ചെയ്ത് കാണാം അനിമൽ പ്ലാനറ്റ് ഓൺ ചെയ്ത് കാണാം ഇതൊന്നും എനിക്ക് സാധ്യമല്ല കാരണം എൻ്റെ ഭാര്യ എപ്പോഴും ദുഃഖിച്ചായിരിക്കുന്നത് ചിലപ്പോൾ ഭാര്യ പറയും ഭർത്താവ് എപ്പോഴും ദുഃഖിച്ചായിരിക്കുക അപ്പോൾ ഒരു ചാനലുണ്ട് പോഗോ ചാനൽ കണ്ടു കാണൂല്ലേ P O G O channel ഏത് മോശടൻ രാഷ്ട്രീയക്കാരനും ചിരിക്കാതിരിക്കില്ല അത്ര ചിരി മാത്രമുള്ളൊരു ചാനലാണത് എത്ര പേർക്ക് നമുക്കറിയാമെന്ന് അറിഞ്ഞുകൂടാ അതൊന്ന് കണ്ട് ചിരിക്കാൻ ഈശ്വരൻ അനുവദിച്ചിരിക്കുന്ന സമയം കുറച്ചുപയോഗിക്കുക നല്ല യുക്തിപരമായിട്ടുള്ള ചിരിയാണ് പളിപ്പ് ചിരിയൊന്നുമല്ല അപ്പൊ കണ്ണുകൊണ്ട് കണ്ട് ചിരിക്കാനുള്ളത് അറിയാനുള്ളത് വിശകലനം ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് എല്ലാം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും തീർന്നില്ല എന്നെങ്കിലും തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ഒന്ന് റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്കും ഒന്ന് പോവാ ആർ സി സിയിലേക്ക് ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് നാല് മണി വരെ ഫ്രീ ആണ് അത് അനുവദിച്ചില്ലെങ്കിൽ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേരിൻ്റെ ഇടത് സൈഡിൽ ഒരു ഡോക്ടർ എന്ന് കൂടി ചേർക്കുക അപ്പം അകത്തേക്ക് പോവാം അകത്തേക്ക് സീരിയസ് ആയിട്ട് പോകണം എന്ന് മാത്രം അകത്ത് കൂടെ പോയിട്ട് ഈ ഇടത് സൈഡിലും വലത് സൈഡിലും ക്യാൻസർ രോഗികൾ കിടക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാം ഇടയ്ക്കൊന്ന് രണ്ട് കട്ടിലുകൾക്കും ഇടയ്ക്ക് ചുവട്ടിലൊന്ന് നോക്കാം ചില സ്ഥലത്ത് ചിലർ ചെറുപ്പക്കാർ കട്ടിലിരുന്ന് രണ്ട് കയ്യും കൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും അവരുടെ അടുത്ത് ചെന്ന് ഒരാളുടെ അടുത്ത് ചെന്നിരുന്ന് പുറകിൽ തട്ടിയിട്ട് ചോദിക്കുക അനിയൻ എന്താ പ്രാർത്ഥിക്കുന്നത് വെറുതെ ചോദിക്കാം അയാൾ ആ പ്രാർത്ഥന നിർത്തി നിങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കും പിന്നെയും കൈകൂപ്പി പ്രാർത്ഥിക്കും വീണ്ടും ഒന്ന് പുറകിൽ തട്ടി ചോദിക്കുക എന്താ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് മണിയല്ലേ വിങ്ങിപ്പൊട്ടുന്ന മുഖവുമായിട്ട് അദ്ദേഹം നിങ്ങളോട് പറയും സാറേ ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ച് എന്ന് പ്രാർത്ഥിക്കുക ഈശ്വരനോട് ഡോക്ടറോട് കാല് പിടിച്ചു പറഞ്ഞു ഒരല്പം പൊട്ടാസ്യം സയനൈഡ് ഇഞ്ചക്ട് ചെയ്യണമെന്ന് വേദന സഹിച്ചു മതിയായി സാറേ രണ്ടു വർഷമായി ക്യാൻസർ വന്ന റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് മറ്റൊരു വശത്ത് റേഡിയോ മെഡിസിൻ്റെ ഇഞ്ചക്ഷൻ തലമുടി മുഴുവനും പോയി കണ്ണ് കാണുന്നില്ല എന്തിനായി ഇങ്ങനെ ജീവിക്കുന്നത് മതിയായി എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കണം ഈ പ്രാർത്ഥനയാണ് മരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ആരോഗ്യമുണ്ടാക്കാനല്ല മരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അങ്ങനെ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കട്ടിലിൻ്റെ ചുവട്ടിലേക്ക് നിങ്ങൾ നോക്കുക ഇത്രയും നീളമുള്ള പുഴുക്കൾ അവിടെ ഇങ്ങനെ നുരയ്ക്കുന്നുണ്ടാവും പലപ്പോഴും പല കട്ടിലിൻ്റെയും സൈഡിൽ അരമണിക്കൂർ വീതം കഴിയുമ്പോൾ അവിടുത്തെ ഫ്ലോറ് ക്ലീൻ ചെയ്യാറുണ്ട് എങ്കിലും ഈ പുഴുക്കൾ വരുന്നത് പലരുടെയും ശരീരത്തിനകത്തെ ക്യാൻസർ സെല്ല് അഴുത്ത് അതിനകത്ത് പുഴുക്കൾ വന്നത് പുറത്തേക്ക് ചാടുകയാണ് ഗ്ലിസറിൻ ഒഴിക്കുമ്പോൾ അതാ ചുവട്ടിലുള്ളത് ഞാൻ എത്ര വിവരിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല അതായത് ഊഹിക്കാൻ സാധ്യമല്ല ഒരിക്കൽ നിങ്ങൾ കണ്ടാൽ അന്ന് നിങ്ങൾ ഊണ് കഴിക്കില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല അന്ന് ഊണ് കഴിക്കാൻ സാധ്യമല്ല നിങ്ങൾക്ക് അതും ഈ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സാധിക്കണം ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവർ എന്നിട്ട് നമ്മളൊന്ന് നമ്മളെ താരതമ്യം ചെയ്യാം ഇന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ പോകാനുള്ളൊരു ഭാഗ്യമുണ്ടായി ആ കുട്ടികൾ അച്ഛനമ്മമാരുടെ കാശിൻ്റെ തിമർപ്പിൽ ജീവിക്കുകയാണ് അകത്തേക്ക് കയറിയ വഴികൾ ഓരോ സ്ഥലത്തും ഒരു ബോളിൽ സാൻഡ് വെച്ചിട്ടുണ്ട് നിറച്ചും സിഗരറ്റാണ് അതിൽ പരമാവധി ലിക്കർ വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം അടിക്കുന്നുണ്ട് അവിടെ ഡിസിപ്ലിൻ എന്നുള്ളത് കാണാൻ ബുദ്ധിമുട്ട് എന്തുകൊണ്ടത് സംഭവിച്ചു ആ കുട്ടികൾക്ക് അവർ ദുബായിൽ വളർന്നവരാണ് എന്ന് നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല കാരണം ക്ലീവ്ലാൻഡിൽ ക്ലാസ് എടുക്കുമ്പോഴും യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ കാശ് ക്ലാസ് എടുക്കുമ്പോഴും ആ ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികളുടെ അച്ഛനമ്മമാർക്കുള്ളതിനേക്കാൾ ഇരട്ടി പണമുള്ളവരാണ് അവിടെ ഉള്ളവർ കുറഞ്ഞത് ഇരട്ടി പക്ഷെ അവരാരും ഇതുപോലെയല്ല എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ ആയത് അച്ഛനമ്മമാരുടെ മാത്രം തെറ്റ് ആ അച്ഛനമ്മമാര് വേദനിക്കുന്ന സമൂഹത്തെ കണ്ടിട്ടില്ല ഈ വിദ്യാർത്ഥികളെ വേദനിക്കുന്നവരെ കാണിപ്പിച്ചു കൊടുത്തിട്ടില്ല ഒന്ന് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ ബോധമുണ്ടാകുമായിരുന്നു ജീവിതത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ കരയുന്നവന്റെ കരച്ചിലിന്റെ അറിയാൻ സാധിക്കണം വേദനിക്കുന്നവന്റെ വേദനയുടെ ഒരല്പം തനിക്ക് വന്നാൽ എങ്ങനെയിരിക്കുമെന്നറിയാൻ സാധിക്കണം വിശന്ന് പൊരിയുന്നവൻ്റെ വിശപ്പിൻ്റെ ഒരംശം രോഗം വന്ന് ശരീരം പുഴുക്കുന്നവന് വേണ്ടത് രണ്ടോ മൂന്നോ പിൽസ് ടാബ്ലറ്റ് അത് കിട്ടാതെ കരയുന്നവൻ നഗ്നത മറയ്ക്കാൻ പറ്റാതെ വേദനിക്കുന്നവരുടെ വേദനകൾ ആ മക്കളെ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ഒരിക്കൽ വേണ്ട ഒരു മാസത്തിൽ ഒരിക്കൽ ഒന്ന് കാണിച്ചു കൊടുത്തിരുന്നു എങ്കിൽ ആ കുട്ടികളങ്ങനെ ആവില്ല അത് അച്ഛനമ്മമാരും കണ്ണുപയോഗിച്ച് കണ്ടിട്ടില്ല മക്കളെ വിവരിച്ചു കൊടുക്കുകയോ കാണിപ്പിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ല മൂല്യാധിഷ്ഠിത ജീവിതത്തിൽ ഈ കണ്ണുപയോഗിച്ച് ചുറ്റും നോക്കിയാൽ ചിരിക്കാനും കരയാനും അതുപോലെ പലതിനുമുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കും അതൊന്ന് നിങ്ങൾ ചിന്തിക്കണം ഒന്നറിയണം അതിൻ്റെ അനുഭവം ഉണ്ടാക്കി കൊടുക്കണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ you can do that only you can do that teachers ചെയ്യുമെന്ന് വിചാരിക്കരുത് കാരണം ഒരു ദിവസത്തിൽ ആറു മണിക്കൂർ മാത്രമേ നിങ്ങളുടെ കുട്ടികൾ അവരുടെ അടുത്തുള്ളൂ ബാക്കി പതിനെട്ട് മണിക്കൂറും അവർ നിങ്ങളുടെ അടുത്താണ് പല അച്ഛനമ്മമാരും പറയാറുണ്ട് എനിക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല അവിടെ കോളേജിലെങ്കിലും കൺട്രോൾ ചെയ്യട്ടെ അവനവൻ പ്രോഡക്റ്റിനെ പറ്റാത്തവരുടെ പ്രോഡക്റ്റിനെ നാട്ടുകാർ കൺട്രോൾ ചെയ്യോ ഒരിക്കലും ഇല്ല ഞാൻ വീണ്ടും അതേ പോയിന്റിലേക്ക് വരികയാണ് എന്നെല്ലാം നിങ്ങൾക്ക് സാധിക്കുന്നുവോ നിങ്ങളുടെ ചുറ്റും നടക്കുന്നതൊന്ന് കാണണം നന്മകൾ കാണണം അത് ജീവിതത്തിൽ പകർത്തണം തിന്മകളും നിങ്ങൾ നിങ്ങൾ കാണണം നമ്മൾ കാണണം തിന്മകളും എന്നിട്ട് അത് ജീവിതത്തിൽ പകർത്തരുത് എന്ന് നമ്മളോട് പറയണം മറ്റുള്ളവരുടെ ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം നമുക്ക് അപ്പൊ ചെവി നല്ല രീതിയിൽ ഉപയോഗിക്കണം കണ്ണ് നല്ല രീതിയിൽ ഉപയോഗിക്കണം നാക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കണം ഇത് തുറന്നായിരിക്കുന്നത് മിക്കവാറും ദിവസങ്ങളിൽ ഇത് തുറന്നായിരിക്കുന്നത് ഇത് അടച്ചട്ടേയില്ല മാത്രമാണ് മുപ്പത്തിരണ്ട് പല്ലിൻ്റെ കൺട്രോൾ ഉള്ളത് അബദ്ധത്തിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്ന് സംസാരിച്ചാൽ അത് പല്ലിൻ്റെ ഇടയിൽ പോടയിൽ പോടയിൽ പോ ഒരു സുഖമാണ് ഏതായാലും നാക്ക് ഉപയോഗിക്കുമ്പോൾ കൺട്രോൾ വേണം എന്ന് ഈശ്വരൻ അറിയിച്ചതാണ് അതിന് ആ നാക്കിൻ്റെ റോളാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ റോള് ഹിറ്റ്ലർ ഹിറ്റ്ലർ ആവാൻ കാരണം നാക്കാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ആവാൻ കാരണം മഹാത്മാഗാന്ധിയുടെ നാക്കാണ് ലോകത്തിൽ വിൻസ്റ്റൺ ചർച്ചില് പറഞ്ഞിരിക്കുന്നത് പലരും ഉദ്ധരിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ നാക്കാണ് എബ്രഹാം ലിങ്കന്റെ കൊട്ടേഷൻ ആയിരക്കണക്കിന് വ്യക്തികള് ലോകമെമ്പാടും പ്രതിദിനം ഉപയോഗിക്കാൻ കാരണം എബ്രഹാം ലിങ്കന്റെ നാക്കാണ് നിങ്ങളുടെ അമ്മ നിങ്ങളുമായി ബന്ധപ്പെടുന്നത് അമ്മയുടെ നാക്കിലൂടെയാണ് ഒരു ദിവസം ഒന്നില്ലെങ്കിൽ വിറകിൻ്റെ മോളിൽ കിടക്കണം അല്ലെങ്കിൽ പെട്ടിക്കകത്ത് കിടക്കണം അന്ന് നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് വിറകിൻ്റെ മുകളിൽ കിടത്തുന്ന സമയത്ത് മഴ പെയ്തു എന്ന് വിചാരിക്കുക അപ്പം മകൻ ഇടത്തോട്ടും വലത്തോട്ടും നോക്കി രണ്ട് ലിറ്റർ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കും നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മഴ പെയ്യില്ല അങ്ങനെയാണെങ്കിൽ തന്നെത്താനെ തീയിട്ടാലും കത്തും അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്തായാലും ഒരിക്കൽ പോകാതിരിക്കാൻ സാധ്യമല്ല പിന്നെ എന്തിനാ ഈ മനസ്സിനകത്ത് ഈ ടെൻഷൻ മൊത്തം നിലനിർത്തുന്നത് ചിലപ്പോൾ ചിലർ പറയാറുണ്ട് എൻ്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണ്ടേ സാറേ എന്തോന്ന് സ്റ്റാറ്റസ് ഒന്നുമില്ല തിരുവനന്തപുരത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തി പേര് പറയുന്നത് ശരിയില്ല ഐ എ എസുകാരൻ മുടിചൂടാമന്നൻ സെക്രട്ടറിയേറ്റ് ഭരിച്ചിരുന്ന ആളാണ് കഴിഞ്ഞ വർഷം ഈ ദിവസം ഇംഗ്ലണ്ടിൽ പോകാൻ ഒരു ഭാഗ്യം കിട്ടി ഈ ദിവസത്തിനടുത്ത് അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവിടെ ഒരു ലെക്ചർ കൊടുത്തു അപ്പോൾ ഇദ്ദേഹം കാറിൽ അവിടെ വന്നിരുന്ന് കാറിൽ വന്ന് പെട്ടെന്ന് നിന്ന് ലെക്ചർ ഹാളിലേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു സാറെന്താ ഇവിടെ എനിക്ക് ഒരു പണിയില്ലടോ എൻ്റെ മകളുടെ കുട്ടിയെ നോക്കൽ മാത്രമാണ് പണി അപ്പോൾ ഭാര്യയില്ല ഭാര്യ നഴ്സറി സ്കൂളിലെ ടീച്ചറാണ് അപ്പോൾ ഭാര്യയ്ക്കും ആരുടെയോ പിള്ളേരെ നോക്കൽ ജോലി എനിക്ക് എൻ്റെ പിള്ളേരുടെ പിള്ളേരെന്നോ അപ്പം ഐ എ എസ് അതൊക്കെ പോയടോ അതിനൊക്കെ എന്തോന്ന് വില അതാ അവിടെ ഇരിക്കുമ്പോഴല്ലേ അറുപതാം വർഷം അല്ലെങ്കിൽ അമ്പത്തെട്ടാം വർഷം ജോയിൻ ചെയ്ത ദിവസത്തിൻ്റെ മാസം അവസാനിക്കുന്ന ദിവസം സൂര്യാസ്തമയം കഴിഞ്ഞപ്പോൾ കൃഷ്ണാരാമ ഗോവിന്ദ എന്തോ ഒന്ന് status M B B S പഠിച്ചാൽ നമ്മൾ വിചാരിക്കും തൻ്റെ ഏത് രോഗവും എനിക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് എന്നിട്ട് ഒരു രണ്ട് ഗുളിക എഴുതി കൊടുക്കും താൻ ഈ മരുന്ന് കഴിച്ചാൽ തൻ്റെ രോഗം മാറും എം ബി ബി എസും എം ഡിയും കഴിഞ്ഞ് ഇരിക്കുന്ന ഡോക്ടറുടെ അടുത്ത് രോഗി വരുമ്പോൾ ഡോക്ടർ പറയും ഞാൻ രണ്ട് മരുന്ന് എഴുതി തരാം മൂന്ന് ദിവസം കഴിച്ചു നോക്കുക മാറിയില്ലെങ്കിൽ തിരിച്ചു വരിക അപ്പോൾ M B B S M ഡിയിലേക്ക് എത്തിയപ്പോൾ ഇത് മാറുമെന്ന് ഉറപ്പില്ലാതെയായി എം ബി ബി എസും എം ഡിയും കഴിഞ്ഞ് എം ആർ സി പിയോ എഫ് ആർ സി ഒ കഴിഞ്ഞ ആളാണെങ്കിൽ രോഗി വരുമ്പോൾ തന്നെ പറയും ഞാൻ തൻ്റെ ശരീരം മൊത്തം ടെസ്റ്റ് ചെയ്തു പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല എന്നാലും ഞാൻ രണ്ട് ഗുളിയ തരാം ദൈവത്തെ പ്രാർത്ഥിച്ച് നല്ലോണം മാറണേ എന്ന് പ്രാർത്ഥിച്ച് കഴിക്കുക സർ അപ്പം ഈ ഗുളികയും ദൈവവും തമ്മിൽ എന്താ ബന്ധം എനിക്കറിയാം എനിക്ക് പരിമിതി ഉണ്ടെന്ന് തൻ്റെ ശരീരത്തിനകത്തെ മൊത്തം സാധനമൊന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ ഗുളിക കഴിക്കുക വൈകുന്നേരം പള്ളിയിലേക്കോ മോസ്കിലേക്കോ അമ്പലത്തിലോ പോയി പ്രാർത്ഥിക്കുക ഈ ശ്വാസം പെട്ടെന്ന് അവസാനിപ്പിക്കരുതേന്ന് അതിനപ്പുറം സാധിക്കില്ല അവസാനത്തെ വാക്ക് വരെ ഡോക്ടർ പറയില്ല അതായത് നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ തന്നെ ലിമിറ്റേഷൻ അറിയുക അപ്പോൾ പൊസിഷനും സ്റ്റാറ്റസിനും വേണ്ടി എന്തെങ്കിലുമെല്ലാം കാണിക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കാരണം എല്ലാവർക്കും അറിയാം എല്ലാവരും ആൾമോസ്റ്റ് യൂസ്ലെസ് ആണെന്ന് യൂസ്ഫുള്ളാണെന്നല്ല എല്ലാം ഒരേപോലെയാണ് മലയാളിയാണെങ്കിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താ പ്രത്യേകത ഒരാൾ ഇത്രയും ഉയരത്തിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കാം ഞാൻ ഇത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ദിവസവും നോക്കുന്നത് ഇയാളെയാ എന്നിട്ട് ദിവസവും ഞാൻ പ്രവർത്തിക്കും ഇവനെ താഴത്തേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഈ ലെവൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ആശ്വാസമായി എന്നിട്ട് ഞാൻ പറയും ഞാനും അയാളും ഈക്വലി യൂസ്ലെസ് ആണ് യൂസ്ഫുൾ ആണെന്നല്ല ഈക്വലി യൂസ്ലെസ് ആണ് ഒരു വീക്ഷണാണ് ചിലപ്പോ നിങ്ങൾ തന്നെ കേട്ട് കാണും ചിലർ മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് ഓ മോഹൻലാലിൻ്റെ അഭിനയം വിയറ്റ്നാം കോളണിയിൽ എന്തൊരഭിനയാണ് മോഹൻലാലിൻ്റെ ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ നെടുമുടി വേണുവുമായിട്ട് ചേർന്നിട്ട് ആ മോഹൻലാലിൻ്റെ അഭിനയത്തിന് തുല്യമായിട്ട് വരാൻ എന്തെങ്കിലുമുണ്ടോ അപ്പുറത്തുള്ള ആളിങ്ങനെ കയ്യും കെട്ടി കേട്ടോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ശ്വാസവേഗത കൂടുന്നുണ്ട് ഒരു അഞ്ചാറ് എക്സാമ്പിൾ മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞ് അവസാനം മറ്റേ പറയുകയാണ് ഇതൊക്കെയാണെങ്കിലും മോഹൻലാലിൻ്റെ തടി കൂഴച്ചക്ക മാതിരിയാണ് ഹാവ് അമ്മേ സമാധാനം എന്തെങ്കിലും ഒരു കുഴപ്പം അയാൾക്കുണ്ടല്ലോ ഞാൻ വിചാരിച്ചു അയാൾക്ക് ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ആരിലെങ്കിലും ഒരു കുഴപ്പം കാണാൻ വേണ്ടി മനസ്സിങ്ങനെ കൊതിച്ചോണ്ടിരിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും കേരളത്തിലെ ധാരാളം പേർക്കുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം പണ്ട് പരശുരാമൻ ആ സ്ഥലം ഉണ്ടാക്കാൻ കോടാലി എടുത്തത് കാരണം അന്ന് തന്നെ അങ്ങർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതുണ്ടാക്കാൻ പറ്റിയ ആയുധം ഇതാണെന്ന് ഇത്രയധികം രാജ്യങ്ങളാ ഉള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കഥയിൽ പോലും ഒരു രാജ്യം കോടാലി ഉണ്ടാക്കിയെന്ന് കേട്ടിട്ടുണ്ടാവില്ല കാരണം നമ്മുടെ മനസ്സിലിരിപ്പ് കയ്യിലിരിപ്പ് നാക്കിലിരിപ്പ് അന്ന് പരശുരാമൻ തീരുമാനിച്ചു ഇവിടെ നിന്നെറിഞ്ഞാൽ അത് അവിടം വരെയും പോകും എന്ന് അപ്പോൾ നമ്മളുടെ പ്രത്യേക ഒരു അവസ്ഥ ഇത് മനസ്സിനകത്തൊരു ജനറ്റിക്കൽ എബ്നോർമാലിറ്റി മാതിരി ഉണ്ടാകുന്നൊരവസ്ഥ അല്പം തമാശ രൂപത്തിലാണ് പറഞ്ഞതെങ്കിലും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ശരീരത്തിൻ്റെ രോഗം എന്താണെന്ന് നിങ്ങൾക്കറിയാം cholera tetanus typhoid chicken pox ഇനി വരാൻ പോകുന്ന മട്ടൺ ബോക്സ് ഇങ്ങനെയുള്ളതെല്ലാം ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഇതേ ഇൻറ്റൻസിറ്റിയോടുകൂടി മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട് അസൂയ കുശുമ്പ് പരദൂഷണം അതുപോലെ തന്നെയുള്ള അനവധി വാശി പക ദേഷ്യം ഇതൊക്കെ മനസ്സിൻ്റെ രോഗങ്ങളാണ് ആദ്യം ഞാൻ പറഞ്ഞ രോഗങ്ങൾക്കെല്ലാം മെഡിക്കൽ ഷോപ്പിൽ മരുന്നുണ്ട് ഇന്ന് ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയെ കണ്ടു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദനയാണ് തലവേദനയുടെ പൂരം മൈഗ്രെയിൻ മൈഗ്രെയിൻ ചെയ്യുന്ന പക്ഷികളല്ല ഇത് തലവേദന അപ്പോൾ ഈ തലവേദന എന്താണ് ആറ് ഡിസ്പിറിൻ വെച്ച് കഴിക്കുന്നുണ്ട് റെക്കോർഡ് തികക്കിയാണ് ഗിന്നസ് ബുക്കിൽ വരാൻ ഡിസ്പിറിൻ ഹയ്യസ്റ്റ് കഴിച്ചവൻ്റെ ഊണ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞു ഉച്ചയ്ക്ക് ഞാൻ രണ്ട് സ്പൂൺ തൈര് മാത്രമേ കഴിക്കാറുള്ളൂ അപ്പോൾ തലവേദന ഡിസ്പിറിൻ്റെയോ മൈഗ്രെയിൻ്റെയോ അല്ല ഈ ഇത്രയും ചീർത്ത ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം അകത്തേക്ക് എത്തുന്നില്ല അതിൻ്റെ സിഗ്നലായി തലവേദന ദൈവാനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു ഡോക്ടർ പറഞ്ഞു ഇല്ല കാരണം രാവിലെ രണ്ട് ദോശ ഉച്ചയ്ക്കൊന്നുമില്ല ഈ രണ്ട് രണ്ട് സ്പൂൺ തൈര് വൈകുന്നേരം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കുറയ്ക്കണമെന്ന് രാവിലെ വൈകുന്നേരം വരെ കഴിച്ചിട്ടില്ല ഇനി ഇതിനേക്കാളും കുറയ്ക്കുന്നതിനേക്കാളും നല്ലത് കയ്യോടെ പാസ്പോർട്ടും വിസ എടുത്തിട്ട് മുകളിലേക്ക് പോവാം വെറുതെ ഈ ശരീരവും വെച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചിട്ട് എന്താ കാര്യം രണ്ടു തരത്തിലെ ആൾക്കാരുണ്ട് തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കാൻ വേണ്ടി തിന്നുന്നവര് രണ്ടിലും പെടണമെന്നില്ല ഇൻബിറ്റുവിനെങ്കിലും പെട്ടൂടെ ഏതായാലും ഈ ഭക്ഷണം കഴിക്കരുത് എന്ന സന്ദേശം എങ്ങനെയോ തെറ്റിദ്ധരിക്കപ്പെട്ടു രണ്ടായിരത്തി നാനൂറ് കലോറി ഹീറ്റ് വേണം ശരീരത്തിന് പ്രവർത്തിക്കാൻ അത് കിട്ടാതെ വരുമ്പോഴാ ശരീരത്തിന്റെ ദഹനരസങ്ങൾ ഇൻഡസ്റ്റൈനെ മൊത്തം തിന്നുന്നത് ആ ഇൻഡസ്റ്റൈനിൽ ഉണ്ടായ വിള്ളല് അതിലേക്ക് ഡൈജസ്റ്റീവ് എൻസൈമുകൾ തൊടുമ്പോഴാ അസാധാരണമായ നെഞ്ചുവേദനയും തലവേദനയും ഉണ്ടാകുന്നത് മറ്റൊരർത്ഥത്തില് അവനവൻ അവനവന് തന്നെ രോഗമുണ്ടാക്കുന്നൊരവസ്ഥ അജ്ഞത കൊണ്ട് അതും മനസ്സിൻ്റെ വികലഭാവം അതുകൊണ്ട് മനസ്സിനോട് പറയ ജീവിതത്തിൽ സുഖമുണ്ട് ദുഃഖമുണ്ട് മനസ്സേ ചിരിയുണ്ട് കരച്ചിലുണ്ട് ജയമുണ്ട് പരാജയമുണ്ട് ഉയർച്ചയുണ്ട് താഴ്ചയുണ്ട് ലാഭമുണ്ട് നഷ്ടമുണ്ട് ഇതെല്ലാം കൂടി ചേർന്നതാണ് എൻ്റെ പൊന്നു മനസ്സേ ജീവിതം എന്ന് പറയുന്നത് എന്നൊന്ന് മനസ്സിനെ പഠിപ്പിക്കുക പഠിപ്പിച്ചാൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ തളരില്ല മനസ്സിനോട് പറഞ്ഞിട്ടില്ല ജീവിതം ഇതെല്ലാം കൂടി ചേർന്നതാണെന്ന് അതുകൊണ്ട് രജനി എന്ന കുട്ടി അഞ്ച് നില കെട്ടിടത്തിലേക്ക് ഓടിക്കേറി മുകളിൽ ചെന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത് ഒത്തിരി അമ്മമാര് വഴിയിൽ കൂടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഏതെങ്കിലും ഒരമ്മ രജനി എന്ന കുട്ടിയെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് മോളെ എങ്ങോട്ടാ ഓടുന്നത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുമായിരുന്നില്ല ആ കുട്ടിക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തേണ്ടി വരുമായിരുന്നില്ല അതന്ന് നമുക്ക് പറ്റിയില്ല ആ മറ്റുള്ളവന്റെ ദുഃഖം മനസ്സിനെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് തലോടി ആശ്വസിപ്പിക്കാനുള്ള മനോഭാവം ഉണ്ടാകണം ജീവിതത്തില് മനസ്സിന് ആസ്വദിക്കാനുള്ളതുണ്ട് മനസ്സിന് ചിന്തിക്കാനുള്ളതുണ്ട് മനസ്സിന് വേദനിക്കാനുള്ളതുണ്ട് ഇത് മൂന്നും ചേർന്നതാണ് ജീവിതമെന്ന് നിങ്ങൾ എന്ന് മനസ്സിനെ പഠിപ്പിക്കുന്നു നിങ്ങൾ എന്ന് ഭാര്യയെയും ഭർത്താവിനെയും പഠിപ്പിക്കുന്നു എന്ന് മക്കളെ പഠിപ്പിക്കുന്നു അന്ന് ആ മക്കൾക്ക് മറ്റൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല ഒരു ഇല്ലാതെ ഒരു ട്യൂഷനുമില്ലാതെ ഒരു അധ്യാപകന്റെ സഹായവുമില്ലാതെ കുട്ടി വളർന്നു വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുമ്പോൾ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന വരിയാണ് ദുഃഖം ജീവിതത്തിലുണ്ട് മക്കളെ സുഖവുമുണ്ട് രണ്ടും പെർമനൻ്റ് അല്ല ദുഃഖം പെർമനൻ്റ് അല്ല സുഖവും പെർമനൻ്റ് അല്ല ഇതെല്ലാം കൂടി ചേർന്നതാണ് എൻ്റെ പൊന്നുമക്കളുടെ ജീവിതം ദുഃഖം വരുമ്പോൾ തളരരുത് സുഖം വരുമ്പോൾ മതിമറന്ന് തുള്ളിച്ചാടരുത് മനസ്സിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം ലാഘവ ബുദ്ധിയ ജീവിക്കാൻ സാധിക്കണം ഒരിക്കലും ഏത് പ്രശ്നവും പരിഹരിക്കാൻ ദുഃഖിക്കുന്നത് കൊണ്ടോ ടെൻഷൻ എടുക്കുന്നത് കൊണ്ടോ സാധിക്കില്ലെന്ന് ബോധ്യപ്പെടണം നമുക്ക് എപ്പോഴെല്ലാം ദുഃഖവും ടെൻഷനും വരുന്നു ഒരു കസേര വലിച്ചിട്ട് ഇടത്തെ കൈയിന്റെ മുകളിൽ വലത്തെ കൈ വെച്ച് അത് മടിയിൽ വെച്ച് കണ്ണടച്ച് ഒരു പതിനഞ്ച് പ്രാവശ്യം ദീർഘശ്വാസം വിട്ടുകൊണ്ട് മനസ്സിനോട് പറയ സാരമില്ല ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല വളരെ പൊളൈറ്റായിട്ട് ആരാണോ നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് അയാളുടെ അടുത്ത് ചെന്ന് സാവധാനത്തിൽ പറയാം I am under tension sir kindly excuse me At present, I am little bit overloaded. I would like to have your guidance please guide me how to do that ഒരാകാശവും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല സാധിക്കാത്തതാണെങ്കിൽ പതുക്കെ പറയുക ആ വർക്കിലൂടെ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ സാധ്യമല്ല സർ ആരെങ്കിലും വേണം ഉറക്കെ പറയരുത് വെല്ലുവിളി പോലെ തോന്നരുത് അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് തോന്നരുത് നമ്മൾ ഇൻകേപ്പബിൾ ആണെന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കരുത് പക്ഷേ അതും ഒറ്റയ്ക്കെടുക്കാനുള്ള ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എന്നൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ മനസ്സിന് ലഭിക്കുന്ന ആഹ്ലാദത്തിൻ്റെ ഉത്തമമായ ലെവല് നിങ്ങൾക്ക് അപ്പോൾ ആനന്ദിക്കാൻ സാധിക്കും പലപ്പോഴും രാമായണവും മഹാഭാരതവും എല്ലാം നമ്മൾ വായിക്കുമ്പോൾ വിചാരിക്കാറുണ്ട് രാമനെ പോലെ ആകണം എൻ്റെ മകനെ എന്ന് പത്ത് പത്ത് ജന്മം ജീവിച്ചാൽ രാമനെ പോലെയോ യേശുക്രിസ്തുവിനെ പോലെയോ മുഹമ്മദ് നബിയെ പോലെയോ ആവാൻ സാധ്യമല്ല അതാകരുത് നമ്മുടെ ലക്ഷ്യം പിന്നെ എന്താ ലക്ഷ്യം അവര് ജീവിച്ച് കാണിച്ചു തന്നതില് നന്മകളുണ്ടെങ്കിൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ജീവിതത്തിന് അനുയോജ്യമായ എല്ലാ നന്മകളും സ്വീകരിക്കുക അതിനുവേണ്ടിയാ പുരാണങ്ങളും ഇതിഹാസങ്ങളും ധർമ്മഗ്രന്ഥങ്ങളും പവിത്രങ്ങളായ മതഗ്രന്ഥങ്ങളുമെല്ലാം നമ്മൾ വായിക്കുന്നത് ശ്രീരാമനെ പോലെ ആകാൻ ശ്രമിച്ചാൽ സാധിക്കില്ല രാമായണം വായിക്കുന്നവരൊന്ന് ഓർക്കാം രാമായണം എന്ന ഗ്രന്ഥം എങ്ങനെയാ ഉണ്ടായത് അത് ഉണ്ടാകാൻ കാരണം ആര് ഒരൊറ്റ ആളാണ് രാമായണം എന്ന ഗ്രന്ഥം ഉണ്ടാകാൻ കാരണം മന്ദര എന്ന സ്ത്രീ മന്ദര ഇല്ലായിരുന്നെങ്കിൽ രാമായണം ഇല്ല അല്പം തമാശ ആയിട്ട് പറഞ്ഞാൽ മന്ദര ഒന്നും പറഞ്ഞില്ലെന്ന് വിചാരിക്കുക അപ്പൊ കൈകേയിയോട് ദശരഥൻ ചോദിക്കുകയാണ് ശ്രീരാമന്റെ പട്ടാഭിഷേകം നാളെ നടത്താൻ പോകുന്നു നിനക്ക് സന്തോഷമല്ലേ കൈകേയി അപ്പൊ കൈകേയി എന്ത് പറയും അതേ മഹാരാജൻ ആര്യപുത്ര അങ്ങ് എന്ത് തീരുമാനിക്കുന്നു അതുപോലെ നടക്കട്ടെ അങ്ങയുടെ ധർമ്മപത്നിയായ കൈകേയിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ എന്നാണ് കൈകേയി പറഞ്ഞിരുന്നത് എങ്കില് ശ്രീരാമന്റെ പട്ടാഭിഷേകം അടുത്ത ദിവസം നടക്കും ഒരു വർഷം കഴിയുമ്പോൾ ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിന്റെ ഒന്നാം വാർഷികം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദശരഥൻ ഓട്ടോമാറ്റിക്കലി മരിക്കും മാതൃഭൂമിയുടെ എട്ടാം പേജിൽ വരും ദശരഥൻ വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ഇഹലോകവാസം വെടിഞ്ഞു മാതൃഭൂമിയുടെ എട്ടാം പേജിനൊരു പേരുണ്ട് മരണ പേജ് അതിൽ വരും അത് കഴിഞ്ഞ് ശ്രീരാമൻ രാജാവായി അഞ്ചു വർഷം കഴിയുമ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അഞ്ചാം വാർഷികം പോലെ ശ്രീരാമന്റെ മന്ത്രിസഭയുടെ അഞ്ചാം വാർഷികം പിന്നെ പത്താം വാർഷികം ഇരുപത്തഞ്ചാം വാർഷികം സിൽവർ ജൂബിലി അൻപതാം വാർഷികം ഗോൾഡൻ ജൂബിലി ശ്രീരാമൻ എഴുപത് വയസ്സായി എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ എൺപത് വയസ്സാവുമ്പോൾ കൃഷ്ണാരാമ ഗോവിന്ദ ശ്രീരാമനും വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് പോയി എന്ന് ഫോട്ടോ സഹിതം മാതൃഭൂമിയിൽ വരും എത്ര പേജ് ഉണ്ടാവും ഇപ്പോൾ പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് എഴുതിയാൽ കൂടി വന്ന ഇരുപത് പേജ് അതൊന്നും ആദികാവ്യവുമല്ല ഇതിഹാസവുമാവില്ല ആ ഇരുപത് പേജ് അല്ലെങ്കിൽ ഇരുന്നൂറ് വരികളുള്ള ഒരു സംഭവത്തെ ഈ ഇരുപത്തയ്യായിരം വരികളുള്ള ഉജ്ജ്വലമായ ഒരു ആദികാവ്യമാക്കി മാറ്റാൻ കാരണം മന്ദര എന്ന നെഗറ്റീവാണ് ഇലിയഡും ഒഡീസയും ഒരുമിച്ച് ചേർത്താൽ അതിൻ്റെ എട്ടിരട്ടിയുള്ള മഹാഭാരതം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം ശ്ലോകങ്ങളുള്ള ഗ്രന്ഥമായി മാറാൻ കാരണം ധർമ്മപുത്രരല്ല കുന്തിയല്ല ഗാന്ധാരിയല്ല ധൃതരാഷ്ട്രരല്ല ഭീഷ്മരല്ല ദ്രോണരല്ല അർജുനനല്ല ശ്രീകൃഷ്ണനല്ല ശകുനി മാമ ശകുനി ഇല്ലായിരുന്നെങ്കിൽ കള്ളച്ചൂത് കളിക്കില്ല കള്ളച്ചൂത് കളിച്ചില്ലെങ്കിൽ ഹസ്തിനപുരം ധർമ്മപുത്രർക്ക് കിട്ടും ഹസ്തിനപുരം ധർമ്മപുത്രർക്ക് കിട്ടിയ പിന്നെന്തോന്ന് മഹാഭാരതം തിരുവനന്തപുരത്തുകാർ പറയുന്ന മാതിരി എന്തൊരു മഹാഭാരതം അതൊക്കെ തീർന്നു പോയില്ല അപ്പോൾ നെഗറ്റീവുകൾ ഉണ്ടാകുമ്പോഴാണ് ഇതിഹാസം സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങളുടെയും എൻ്റെയും എല്ലാം ജീവിതത്തിൽ നെഗറ്റീവുകൾ ഉണ്ടാകണം പ്രാർത്ഥിക്കേണ്ട എങ്കിലും നെഗറ്റീവുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഫീനിക്സ് പക്ഷികളെ പോലെ പോകണം അബുദാബിയിൽ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറയേണ്ടായി ജസ്റ്റ് ഒരു മാസം മുമ്പ് പ്രമോദ് എന്ന് പറഞ്ഞ പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വീട്ടിലേക്ക് വന്നു അടുത്ത് വന്ന് പറഞ്ഞു ഗോപാലേഷ തന്നെ കണ്ടിട്ട് എത്ര കാലായി നിങ്ങൾ തൃപ്പൂണിത്തരക്കാര് എത്ര കാലായി ഞാൻ ഓരോ കാര്യം ചോദിച്ചു എന്തു ചെയ്യണു പ്രമോദ് എൻ്റെ ഗോപാലേഷ അന്ന് പത്താം ക്ലാസ്സിൽ തോറ്റത് കൊണ്ട് ഭാഗ്യായി പത്താം ക്ലാസ്സിലെങ്ങാനും ജനിച്ചിരുന്നെങ്കിൽ എൻ്റെ കാര്യം പോക്കായേനെ അതെന്താ പ്രമോദ അങ്ങനെ പറയണത് അന്ന് പത്താം ക്ലാസ്സിൽ തോറ്റതുകൊണ്ട് എൻ്റെ അച്ഛൻ മഞ്ഞളി പൗലോസ് പറഞ്ഞു ഇനി കോളേജിലും സ്കൂളിലും ഒന്നും പോകണ്ട അതിന് പറ്റിയ പാർട്ടിയല്ല നീ എന്ന് അന്ന് ഒരു പ്ലൈവുഡിൻ്റെ ഒരു കട തുടങ്ങി മെറീന പ്ലൈവുഡ് ഇന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപതോളം കടകളുണ്ട് പന്ത്രണ്ട് ഫാക്ടറികളുണ്ട് പ്ലൈവുഡ് ഉണ്ടാക്കുന്നത് പതിമൂന്നാമത്തെ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുന്നതിന് ക്ഷണിക്കാൻ വന്നതാണ് തന്നെ അപ്പൊ എങ്ങനെയാ അത് പറഞ്ഞത് അന്ന് പത്താം ക്ലാസ്സിൽ എന്തൊരു ഭാഗ്യമായി എങ്ങാനും പാസ്സായിരുന്നെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് ബി കോം ആരുടെയെങ്കിലും കണക്കെഴുതി തീരുമായിരുന്നു ഇപ്പോൾ അവനവൻ്റെ കണക്ക് വേറൊരുവനെ കൊണ്ട് എഴുതിക്കാൻ പാകത്തിന് ആ നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റി ഈ മണലാരണ്യത്തിൽ ജോലി ചെയ്യുന്ന നിങ്ങൾക്കായതുകൊണ്ടാണ് ഇത്ര എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമുണ്ട് വിഷമമുണ്ട് കരച്ചിലുണ്ട് പലതുമുണ്ട് അതൊക്കെ ഒന്ന് ചിരിച്ചുകൊണ്ടൊന്ന് ഫേസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം ഇന്ന് രാത്രി മുതൽക്ക് ശ്രമിച്ചു നോക്കാം you can do that you will be capable for doing that കാരണം അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗം ഇതിനെല്ലാം മനസ്സിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാം കഴിയുന്നത്രയും നമ്മുടെ സന്തോഷം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാം കഴിയുന്നത്രയും ദുഃഖിക്കുന്നവരുടെ അടുത്ത് ചെന്ന് തലോടിക്കൊണ്ട് ഒരു ആശ്വാസ വാക്ക് പറയാം ഒരു കാരണവശാലും മറ്റുള്ളവരുടെ നെഗറ്റീവ് കേൾക്കാൻ നിങ്ങൾ ഇരിക്കരുത് മറ്റുള്ളവരുടെ നെഗറ്റീവ് കാണാൻ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ആ നെഗറ്റീവ് നിങ്ങളുടെ ജീവിതത്തിൽ പകരരുത് എന്നുള്ളതിന് അറിവ് നേടാൻ വേണ്ടി മാത്രമായിരിക്കണം അവിടെ ഇരിക്കുന്നത് അല്ലാതെ അത് കാണരുത് ഒരു കാരണവശാലും നിങ്ങളുടെ നാക്കിൽ നിന്ന് നെഗറ്റീവ് വരരുത് ബൈ ചാൻസ് നെഗറ്റീവ് വന്നാൽ അരമണിക്കൂർ കൊണ്ട് തിരിച്ച് വീട്ടിൽ ചെന്ന് ടെലിഫോൺ എടുത്ത് ആരോടാണോ നെഗറ്റീവ് സംസാരിച്ചത് ഒന്ന് ഡയൽ ചെയ്യാം ആ മൂഡില് ഞാൻ തന്നോട് നെഗറ്റീവ് പറഞ്ഞു ക്ഷമിക്കണം അബദ്ധം പറ്റിയതാണ് എന്നോട് ദേഷ്യം തോന്നരുത് അപ്പോൾ ഞാൻ അങ്ങനെ പറയരുതായിരുന്നു ഒരു നാല് വരി നിങ്ങൾ പറഞ്ഞാൽ ആ മനുഷ്യനിൽ ജനിക്കപ്പെട്ട നെഗറ്റീവ് വൈപ്പ് ഔട്ട് ചെയ്യാൻ സാധിക്കും നാക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ മാത്രമല്ല മനസ്സ് നല്ല രീതിയിൽ ഉപയോഗിക്കുക അതുപോലെ ശ്രദ്ധിക്കാനുള്ളത് കുടുംബജീവിതം അതിൽ രണ്ട് ബന്ധമാണുള്ളത് ഒന്ന് പ്രകൃതി നൽകിയ ബന്ധം അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ നാച്ചുറൽ റിലേഷൻ രണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സ്ത്രീയെ നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പുരുഷനെ അഞ്ചു പ്രാവശ്യം കല്യാണം കഴിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയത് ഭാരതത്തില് അഞ്ച് പ്രാവശ്യമാണ് കല്യാണം കഴിക്കുക താലി കെട്ടി മാലയിട്ട് മോതിരം മാറി വലത്തെ കൈ വലത്തെ കൈ ചേർത്ത് പാണിഗ്രഹണം ചെയ്ത് ശിരോധാര ഒഴിച്ച് അല്ലെങ്കിൽ പുടവ കൊടുത്ത് താലി കെട്ടി മാലയിട്ട് പാണിഗ്രഹണം ചെയ്ത് മോതിരം മാറി പുടവ കൊടുത്ത് പ്രാണ അപാന വ്യാന ഉദാന സമാന ഏവച പഞ്ചപ്രാണനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുടുംബ ബന്ധം നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധം നമുക്ക് ജന്മം നൽകി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ കണ്ണുനീര് തുടച്ച് അമ്പിളിയമ്മാവനെ കാണിച്ച് വായിലേക്ക് ചോറ് തന്ന് പിച്ച വയ്ക്കുമ്പോൾ കൈപിടിച്ച് നടക്കുന്നത് കണ്ട് ആഹ്ലാദിച്ച് മറിഞ്ഞു വീഴുമ്പോൾ ശരീരത്തിൽ പറ്റിപ്പിടിച്ച മണ്ണ് തുടച്ചു കളഞ്ഞ് കൈകൊണ്ട് വാരിയെടുത്ത് ഉമ്മ വെച്ച് നമ്മൾ ചിരിക്കുന്നത് കണ്ട് ചിരിച്ച് ആഹ്ലാദിച്ച് നമുക്ക് വേണ്ടി ജീവിതത്തിൻ്റെ സമയവും ഊർജവും പണവും മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗമാണ് സഹിച്ചത് എന്ന് ഒരിക്കലും ഡയറിയിൽ എഴുതാതെ നമുക്ക് വേണ്ടി ജീവിച്ച് നമ്മളെ ഉയർത്തി ജഗതീശ്വര എല്ലാ നന്മകളും എൻ്റെ മക്കൾക്കുണ്ടാകണമേ എന്ന് ദിവസവും പ്രാർത്ഥിച്ച ആ അച്ഛനും അമ്മയുമുണ്ട് അവർക്ക് നമുക്കൊരു നന്ദി പറയണം നമ്മളെ പിച്ച വെച്ച് നടക്കാൻ ഏത് കൈയാണോ സഹായിച്ചത് ഒരു ദിവസം വരും അവരെ നടക്കാൻ സഹായിക്കേണ്ട ദിവസം അവർക്ക് നടക്കണമെന്ന് തോന്നുമ്പോൾ വാർദ്ധക്യത്തിൽ കട്ടിലിൽ കിടക്കുമ്പോൾ അവർ നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കും എൻ്റെ മകനൊന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എൻ്റെ മകളൊന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് കാണാൻ കൊതിയാകുന്നു എൻ്റെ മടിയിൽ കിടന്ന് വളർന്ന ആ കുട്ടി ഇന്ന് എത്ര വലുതായി ഒന്ന് എൻ്റെ അടുത്ത് വന്ന് എന്നെ താങ്ങി നിർത്തിയിരുന്നെങ്കിൽ ഒന്ന് പിടിച്ച് ഉയർത്തി ഇരുത്തി അച്ഛാ സുഖം തന്നെയല്ലേ അമ്മേ അമ്മയുടെ മകൻ അമ്മയെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു ഇന്ന് അമ്മയ്ക്ക് ഞാൻ ഭക്ഷണം തരാം എനിക്ക് അമ്മ ഒത്തിരി പ്രാവശ്യം വായിൽ ഭക്ഷണം തന്നതല്ലേ ആ അമ്മയ്ക്ക് ഞാൻ ഭക്ഷണം തരാം എന്ന് പറയുമ്പോൾ ആ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണിൽ നിന്ന് നിറയുന്ന ആ കണ്ണുനീര് ദുഃഖത്തിൻ്റെ കണ്ണുനീരല്ല മക്കള് അച്ഛനെയും അമ്മയെയും കാണാൻ വന്നതിൻ്റെ സന്തോഷത്തിൻ്റെ കണ്ണുനീര് എന്നും എന്നും ഓർക്കാം ആ അമ്മ ഇഹലോകവാസം വിട്ടു പോകുമ്പോൾ പോകുന്നതിനു മുമ്പ് വലത്തെ കയ്യ് നിങ്ങളുടെ തലയിൽ വെച്ച് അനുഗ്രഹം വാങ്ങിക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകണം ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും കൊണ്ട് എൻ്റെ മകൻ എൻ്റെ മകള് എന്നുമെന്നും ജീവിതത്തിൽ വിജയം വരിക്കണമേ എന്ന് പറഞ്ഞൊരമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഏത് സഹാറ മരുഭൂമിയിലാണെങ്കിലും നിങ്ങൾക്ക് കുടിക്കാൻ ദാഹജലം ലഭിക്കാതിരിക്കില്ല ആ അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കാതെ അവരെ വൃദ്ധസദനത്തിലാക്കി തിരിച്ചു വരികയാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് കിൻഡർ ഗാർഡനിലാക്കിയിട്ട് അച്ഛനും അമ്മയും രാവിലെ പോകുമ്പോൾ നിങ്ങൾ പൊട്ടിക്കരഞ്ഞൊരു ദിവസമുണ്ട് ആ പൊട്ടിക്കരയുമ്പോഴും നിങ്ങളെ വാരിയെടുത്ത ടീച്ചർ ആശ്വസിപ്പിക്കുന്നുണ്ടാവും വൈകുന്നേരം അമ്മ വരുമല്ലോ പിന്നെ എന്തിനാ മോള് മോൻ കരയുന്നത് എന്ന് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ വൃദ്ധസദനത്തിലാക്കി ടാറ്റ പറഞ്ഞു പോകുമ്പോൾ ആ അച്ഛനോട് ആരും പറയാനില്ല വൈകുന്നേരം മകൻ കൊണ്ടുപോകാൻ വരുമല്ലോ എന്ന് കാരണം മകൻ വരില്ല മകൻ അമ്മയെയും അച്ഛനെയും നോക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അനാഥാലയം പോലൊരു വൃദ്ധസദനത്തിലാക്കി യാത്ര പറഞ്ഞു പോകുന്നത് അന്ന് നിങ്ങളുടെ അമ്മയും അച്ഛനും കയ്യുകൂപ്പി പ്രാർത്ഥിക്കും മകൻ വരുന്നതുവരെ ജീവിച്ചിരിക്കാൻ യോഗമുണ്ടോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ ഇനി എന്തിനു വേണ്ടിയാണ് ഇവിടെ ജീവിക്കുന്നത് മരണത്തിൻ്റെ ശബ്ദത്തിന് കാതുകോർത്തുകൊണ്ട് അവിടെ താമസിക്കുമ്പോൾ മനസ്സൊന്ന് നീറും എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിതമെല്ലാം മാറ്റിവെച്ചു പക്ഷേ ഇന്ന് എൻ്റെ മക്കൾക്ക് എന്നെ തിരിഞ്ഞു നോക്കാനുള്ള തോന്നലില്ല ആ ഒരൊറ്റ തോന്നൽ മതി നിങ്ങളുടെ ശിരസിലേക്ക് അടിക്കുന്ന ശാപം ആ മാതാപിതാവിൻ്റെ ശാപം നിങ്ങൾ ലോകത്തിലെവിടെ ചെന്നാലും ഹഡ്സൺ ബേയുടെ നടുക്കാണെങ്കിലും ഗംഗയുടെ തീരത്തിലാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ കിട്ടില്ല കാരണം നൊന്ത് പ്രസവിച്ച് വളർത്തി ലാളിച്ച് താലോലിച്ച് ഉയർത്തിയ അമ്മയ്ക്ക് അച്ഛന് തിരിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സർ ഐസക് ന്യൂട്ടൻ്റെ തിയറമുണ്ട് for every action there is an equal and opposite reaction നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും എപ്രകാരമാണോ പെരുമാറിയത് അത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ നിന്ന് കിട്ടുന്നത് ഒരു സംശയവും വേണ്ട അച്ഛനെയും അമ്മയെയും കുത്തുവാള എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ കുത്താത്ത വാള എടുപ്പിക്കും അത് പ്രകൃതി നിയമം അത് സംഭവിക്കാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം സാധിക്കുന്നിടത്തോളം അവരുടെ അവസാനത്തെ ശ്വാസം നിങ്ങളുടെ മടിയിൽ കിടന്നായിരിക്കണം പോകേണ്ടത് അന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പേരാണ് പുത്രൻ അന്ന് വരെ നിങ്ങൾക്ക് പുത്രസ്ഥാനമില്ല മകൻ്റെ സ്ഥാനമേ ഉള്ളൂ മകൻ എന്നാൽ പുത്രൻ എന്നർത്ഥമില്ല പും നാമ നരകാത് ത്രായതേ ഇതി പുത്ര ജീവനുള്ള ജംഗ്ഷനിൽ നിന്ന് ജീവനില്ലാത്ത ജംഗ്ഷനിലേക്ക് അച്ഛനെ കടത്തിവിടുന്ന അമ്മയെ കടത്തിവിടുന്ന ആ മരണത്തിൻ്റെ വേദന അനുഭവിക്കുന്ന സമയത്ത് കയ്യ് മുറുക്കി പിടിച്ച് അച്ഛ ഞാനുണ്ട് അമ്മേ ഞാനുണ്ട് ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് തലോടിക്കൊണ്ട് അവരെ ജീവനില്ലാത്ത അടുത്ത സ്റ്റേജിലേക്ക് കടത്തിവിടുന്ന ആ പ്രക്രിയയെയാണ് പുംനാമ നരകം ത്രായതേ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന് നിങ്ങൾ പുത്രനാകും അതിന് തലവിധി ഇല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടുകാരനാണ് മരണസമയത്ത് അവിടെ ഉള്ളതെങ്കിൽ നിങ്ങൾ മകനായിരിക്കും അയാളായിരിക്കും പുത്രസ്ഥാനത്തിന് അർഹതയുള്ളവർ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണം ഈ മക്കൾക്കൊരു ധർമ്മമുണ്ട് നിങ്ങളെ അന്ത്യകാലത്തിൽ ഒരല്പസമയമെങ്കിലും ശുശ്രൂഷിക്കുക എന്നുള്ളത് അത് മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അവർ തന്നെത്താനെ ചെയ്യുമെന്ന് അവർക്കത് അറിഞ്ഞുകൂടാ അവരെ അറിയിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവർ ചെയ്യും ആ ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണം അതുപോലെ ഭാര്യാഭർത്തൃബന്ധം ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ മനുഷ്യനിർമ്മിത ബന്ധമാണ് ഭാര്യാഭർത്തൃബന്ധം എന്നും എന്നും വീട്ടിനകത്ത് ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ചെവി ആവശ്യത്തിന് ഉപയോഗിക്കാം കണ്ണ് നന്മകൾ കാണാൻ ഉപയോഗിക്കാം നാക്ക് വീട്ടിനകത്ത് നല്ല രീതിയിൽ സംസാരിക്കാൻ ഉപയോഗിക്കാം നല്ലത് ചിന്തിക്കാനും ഉപയോഗിക്കുക ഇൻഡു രണ്ട് നല്ലത് കേൾക്കാനും കേൾപ്പിക്കാനും നല്ലത് കാണാനും കാണിപ്പിക്കാനും നല്ലത് സംസാരിക്കാനും സംസാരിപ്പിക്കാനും നല്ലത് ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും നല്ലത് പ്രവർത്തിക്കാനും പ്രവർത്തിപ്പിക്കാനും വീട്ടിനകത്ത് നിങ്ങൾക്ക് സാധിക്കണം ഓർമ്മിക്കാം അഗ്നിസാക്ഷിയായിട്ട് പള്ളിയിലോ അമ്പലത്തിലോ മോസ്കിലോ വെച്ച് വിവാഹം കഴിച്ച നിങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത് ജീവിതാന്ത്യം വരെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ ആ ഡെഡ് ബോഡി മുമ്പിൽ വെച്ച് ജീവിച്ചിരിക്കുന്ന വ്യക്തി ഭാര്യയുടെ ഡെഡ് ബോഡി നോക്കി ചിന്തിക്കും ഇന്നലെ വരെ ഇവൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇവളാണ് എനിക്ക് ചായ കൊണ്ട് തന്നത് ഇന്നവൾ എൻ്റെ മുമ്പിൽ മരിച്ചു കിടക്കുന്നു നാളെ മുതൽക്ക് ഇവൾ എൻ്റെ കൂട്ടത്തിലില്ല ഞാനും അവളും തമ്മിൽ ഒത്തിരി വഴക്കിട്ടിരുന്നു വേണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞു ഞങ്ങൾ നിരന്തരം വഴക്കിട്ട് ജീവിച്ചു ഇനി അവൾ എൻ്റെ അടുത്തേക്ക് വരില്ല അന്ത്യയാത്ര കഴിഞ്ഞ് പോവാണ് ഡൽഹിയിലേക്ക് പോയ ആൾ എന്നെങ്കിലും തിരിച്ചു വരും ഭാരതത്തിലേക്ക് പോയ ആൾ തിരിച്ചു വരും മസ്കറ്റിലേക്കോ കുവൈറ്റിലേക്കോ പോയ ആൾ തിരിച്ചു വരും ഒരിക്കൽ അന്ത്യയാത്ര ചെയ്ത് അഗ്നിയിലോ പെട്ടിക്കകത്തോ മണ്ണിൻ്റെ അടിയിലോ പോയി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല ഡെഡ് ബോഡി മുമ്പിൽ വെച്ച് ഭാര്യയുടെ നെറ്റിയിലെ കുങ്കുമം തുടച്ചു കളഞ്ഞ് കഴുത്തിലെ താലി പൊട്ടിക്കുമ്പോൾ ഭർത്താവിന് ഓർമ്മ വരും കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഇത് മറിച്ചാ സംഭവിച്ചതെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി കിടക്കുന്നു ഇന്നലെ വരെ കൂട്ടത്തിലുണ്ടായിരുന്ന വ്യക്തി അന്ത്യയാത്രയായി പോകുന്നു ഏതാനും മിനിറ്റുകളേ ഉള്ളൂ ഈ ശരീരം എൻ്റെ കണ്ണിൽ നിന്ന് മറയാൻ അത് കഴിഞ്ഞ ആ വ്യക്തിയെ എനിക്ക് കാണാൻ സാധ്യമല്ല അന്ത്യയാത്ര പറയുമ്പോൾ അഗ്നിയുടെ ആ പാത്രം മുമ്പിൽ വെച്ച് കഴുത്തിലെ താലി പൊട്ടിച്ച് അതിലെ ഒരു സ്വർണമെടുത്ത് അഗ്നിയിലിട്ട് പ്രാർത്ഥിക്കും ഇന്നലെ വരെ ഇദ്ദേഹം എൻ്റെ കഴുത്തിൽ ചാർത്തിയ താലി ഉണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം കൊണ്ട് ഞാൻ പൊട്ടിക്കുകയാണ് ഇനി ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല ഇനി അടുത്ത ജന്മത്തിൽ എന്തായി തീരുന്നറിഞ്ഞൂടാ പക്ഷേ ഒത്തിരി തെറ്റുകൾ ഞാൻ അദ്ദേഹത്തിനോട് ചെയ്തു വേണ്ടായിരുന്നു ദേഷ്യപ്പെട്ടിട്ടുണ്ട് വാശി പിടിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ്റെ കണ്ടീഷൻ അറിയാനുള്ള യോഗം എനിക്കുണ്ടായില്ല പിന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും മരിച്ച ആൾ ഉപയോഗിച്ച ചെരുപ്പ് മരിച്ച ആൾ ഉപയോഗിച്ച കണ്ണട മരിച്ച ആൾ ഉപയോഗിച്ച ഡ്രസ്സ് ഇതെല്ലാം നിങ്ങൾ കാണുമ്പോൾ ഓർക്കും ഇനി ഒരു പ്രാവശ്യമെങ്കിൽ കൂടി അദ്ദേഹത്തിനെ അല്ലെങ്കിൽ അവളെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ സാധിക്കില്ല അത് ക്ലോസ്ഡ് ചാപ്റ്ററാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുക സന്തോഷത്തോടു കൂടി ജീവിക്കുക അഡ്ജസ്റ്റ് ചെയ്തല്ല ജീവിക്കേണ്ടത് അക്കോമഡേറ്റ് ചെയ്ത് ജീവിക്കുക അവളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുക എൻ്റെ വിഷമം അവൾ മനസ്സിലാക്കുക കാട്ടിലേക്ക് പോകാൻ പോയ ശ്രീരാമൻ സീതയോട് പറഞ്ഞു നീ എൻ്റെ കൂട്ടത്തിൽ വരണ്ട കാട്ടിൽ വന്യമൃഗങ്ങളുണ്ട് കല്ലുണ്ട് മുള്ളുണ്ട് അവിടെ ഒരു സേഫ്റ്റി ഒന്നുമില്ല അപ്പോൾ സീതാദേവി പറഞ്ഞു അങ്ങ് ഏത് നരകത്തിലാണെങ്കിലും ആ നരകത്തിലായിരിക്കും സീതാദേവി അങ്ങ് ഏത് സ്വർഗത്തിലാണെങ്കിലും ആ സ്വർഗത്തിലായിരിക്കും സീത അങ്ങില്ലാത്തൊരു നരകവും സ്വർഗവും എനിക്ക് വേണ്ട ഇതായിരിക്കണം എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ കർമ്മപന്ഥാവ് സാരമില്ല ചിലപ്പോൾ ചിലർ പറയാറുണ്ട് എൻ്റെ ഭാര്യയുടെ പെരുമാറ്റം സർവ അതിരും കടന്ന് പോയതുകൊണ്ടാണ് അത് സംഭവിച്ചത് ഒന്ന് ഓർക്കുക ഒന്നിനും അതിര് എന്നുള്ളതില്ല മനുഷ്യ ജീവിതത്തിൽ അതൊക്കെ നമ്മുടെ തോന്നലാണ് അതുകൊണ്ട് എന്തും തോളത്ത് കൈയിട്ട് ജീവിക്കാൻ സാധിക്കണം നിർബന്ധമായും ഭാര്യ വിളമ്പിക്കൊടുത്ത ഭക്ഷണമേ ഭർത്താവ് കഴിക്കാവൂ മക്കളും ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നാണ് അവസാനത്തെ ശ്വാസം എന്നറിഞ്ഞുകൂടാ അത് വരുന്നതിന് മുമ്പ് ഒരുമിച്ച് ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം വാശിയുടെയോ പകയുടെയോ വിദ്വേഷത്തിൻ്റെയോ ഒരു പുകയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് വൈകുന്നേരം ഭർത്താവ് വരുന്നത് വരെ ഭാര്യ കാത്തിരിക്കണം വൈകിയാൽ പന്ത്രണ്ട് മണി കഴിയുന്നത് വരെ ഇരിക്കണം ഭാര്യയുടെ കൂട്ടത്തിലല്ലാതെ ഭർത്താവ് ഭക്ഷണം കഴിക്കരുത് ഒരേ സ്ഥലത്തുണ്ടെങ്കിൽ അതാണ് സ്നേഹബന്ധം അതാണ് ജീവിതബന്ധം ഭാര്യയുടെ കണ്ണുനീര് തുടയ്ക്കാൻ ഭർത്താവിന് സാധിക്കണം ഭർത്താവ് തളരുമ്പോൾ ആഹ്ലാദത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ഊർജം പകരാൻ ഭാര്യയ്ക്ക് സാധിക്കണം പരമപവിത്രമായ ഭാര്യാഭർത്തൃബന്ധം കണ്ടാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത് അച്ഛനും അമ്മയും ദിവസവും വഴക്കാണ് വീട്ടിൽ മക്കൾ എന്താ കാണുന്നത് അത് തന്നെ അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾ വിവാഹിതരാകുമ്പോൾ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നു ലഹള കൂടുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ സംഭവിച്ചെങ്കിൽ കാരണം നിങ്ങൾ തന്നെ കാരണം നിങ്ങൾ കാണിച്ചു കൊടുത്തത് അവർ ജീവിതത്തിൽ പകർത്തി അതുകൊണ്ട് എന്നും എന്നും ശ്രദ്ധിക്കുക ഈ കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സഹായിച്ച് ചിരിച്ച് രാത്രി കിടക്കാൻ പോകുമ്പോൾ ജഗതീശ്വരനോട് ജൂതന്മാർ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക ജൂതന്മാർ പ്രാർത്ഥിക്കാറുണ്ട് അവർ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നാളത്തെ പ്രാർത്ഥന ഇസ്രായേലിൻ്റെ ഭൂമിയിലായിരിക്കണമേ എന്ന് അതുപോലെ ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കണം നാളത്തെ ഭക്ഷണവും ഞങ്ങൾ ഒരുമിച്ചാകണമേ നാളെയും ഞങ്ങൾ ഒരുമിച്ച് ഇപ്രകാരം ജീവിക്കാൻ സാധിക്കണമേ രാവിലത്തെ പ്രാർത്ഥന വൈകുന്നേരത്തെ പ്രാർത്ഥന പൂജാമുറിയിൽ ഒരുമിച്ച് ചെയ്യുക അഞ്ച് മിനിറ്റ് മതിയല്ലോ രാവിലെ അഞ്ച് മിനിറ്റ് വൈകുന്നേരം അഞ്ച് മിനിറ്റ് ഒരു ജീവിതത്തിൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ പത്ത് മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റിവെക്കുക ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂർ അൻപത് മിനിറ്റ് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാം എന്നും എന്നും വാശിയും പകയും വിദ്വേഷവും കഴിഞ്ഞ കാലത്തിലെ അനുഭവങ്ങളും മനസ്സിൽ വെച്ച് അയവിറക്കിക്കൊണ്ട് ജീവിതം സ്വയം നശിപ്പിക്കുമ്പോൾ ചിത്രഗുപ്തൻ എന്ന ഒരു കഥാപാത്രം മുകളിൽ നിന്ന് എഴുതി വയ്ക്കും നല്ലൊരു ജന്മം ഞാൻ കൊടുത്തു അത് ദിവസവും വേസ്റ്റാക്കുകയാണ് എന്തൊരു പ്രയോജനം തേ ഭുവി ഭാരഭൂത മനുഷ്യരൂപേണ ദി ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് മനുഷ്യരൂപത്തിൽ ഒരു മൃഗം ആ വീട്ടിൽ ജീവിച്ചു രണ്ടും പരസ്പരം സംസാരിക്കില്ല സംസാരിക്കുകയാണെങ്കിൽ തന്നെ തീ പാറുന്ന വിധത്തിലൊരു സംസാരം എന്താ സംഭവിച്ചത് വീട്ടിനകത്ത് അസ്വാരസ്യം എത്ര ദിവസം മരിക്കുന്നത് വരെ പിന്നെ എന്തിനു വിവാഹം കഴിച്ചു പിന്നെ എന്തിനിങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു എന്ന് ചിന്തിക്കാം നിങ്ങൾക്ക് ഉത്തരം കിട്ടും ശത്രുക്കളോട് പോലും നമുക്ക് ചെന്ന് സംസാരിക്കാൻ അവസരമുണ്ട് എന്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് ജീവിച്ചുകൂടാ ചിലപ്പോൾ ചിലർ പറയാറുണ്ട് ഞങ്ങളുടെ ജാതകത്തിൽ ദോഷമുണ്ട് അപ്പോഴാണ് പറയേണ്ടത് ജാതകവുമില്ല മണ്ണാങ്കട്ടിയുമില്ല ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മനപ്പൊരുത്തമാണ് എന്ന് പറയാൻ സാധിക്കണം ജീവിതത്തിൽ അന്ധവിശ്വാസവും ദുരാചാരവും നമ്മളുടെ മനസ്സിനകത്ത് കുടികൊള്ളരുത് പലപ്പോഴും കുടുംബജീവിതം തകരുന്നത് അല്ലെങ്കിൽ തളരുന്നത് ഇതുപോലെയുള്ള ചില അന്ധവിശ്വാസങ്ങൾ വരുമ്പോഴാണ് അതിനും നമുക്ക് മറുപടി കണ്ടുപിടിക്കാൻ സാധിക്കണം നല്ല മനസ്സ് നല്ല പ്രവൃത്തി നല്ല ചിന്തയുള്ള ഒരുവനും ഈശ്വരൻ ദുഃഖം തരില്ല അഥവാ ദുഃഖം തന്നാൽ പോലും ബൈബിളിൽ ഒരു വരിയുണ്ട് നിന്ദിതരും പീഡിതരും ദുഃഖിതരും നിരാശ്രയരും സ്വർഗരാജ്യം നിങ്ങൾക്കാണ് എന്താ അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യന് അൻപത് കിലോഗ്രാം ദുഃഖവും അൻപത് കിലോഗ്രാം സുഖവും തന്നിട്ടാണ് ഈശ്വരൻ ഭൂമിയിലേക്ക് അയക്കുന്നത് അതിൽ അൻപത് കിലോഗ്രാം ദുഃഖം അനുഭവിക്കാനുള്ളത് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി അനുഭവിക്കാനുള്ളത് അൻപത് കിലോഗ്രാം സുഖമാണ് അതുകൊണ്ട് ദുഃഖിക്കുമ്പോഴും അതിനകത്ത് ഒരുമിച്ച് ദുഃഖിക്കാനും പിന്നെ സുഖത്തിലേക്ക് പ്രയാണം നടത്താനും നമുക്ക് സാധിക്കണം ജീവിതത്തെ നല്ല രീതിയിൽ ഉജ്ജ്വലമാക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് മൂല്യാധിഷ്ഠിത ജീവിതം ഉണ്ടാകുന്നത് രണ്ടേ രണ്ട് പോയിൻ്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്ന് മൂല്യാധിഷ്ഠിത ജീവിതം എന്ന് പറയുന്നത് മാനസിക നന്മയ്ക്കുതകുന്ന കാര്യങ്ങൾ രണ്ട് ശാരീരിക നന്മയ്ക്കുതകുന്ന കാര്യങ്ങൾ മൂന്ന് കുടുംബ ഭദ്രതയ്ക്കുതകുന്ന കാര്യങ്ങൾ നാല് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് അഞ്ച് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കുതകുന്ന കാര്യങ്ങൾ അതിൽ മനസ്സിൻ്റെ നന്മയ്ക്കും കുടുംബത്തിൻ്റെ നന്മയ്ക്ക് മുതകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ നല്ല രീതിയിൽ ചെവി ഉപയോഗിക്കുക നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ആവർത്തിക്കുന്നത് എന്നും ചെവി തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുവനും നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് കണ്ണ് തിന്മകൾ കണ്ട് അതുപയോഗിച്ച് തിരിച്ച് മറ്റുള്ളവരോട് പകരം ചോദിക്കാൻ ഉപയോഗിക്കരുത് നാക്ക് ഒരിക്കൽ പോലും അബദ്ധത്തിൽ നെഗറ്റീവായിട്ട് ഉപയോഗിക്കരുത് മനസ്സ് നന്മയുടെ പന്താവിലേക്ക് നയിക്കാൻ ശരീരത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന ആ മനസ്സിനെ എന്നും ചൈതന്യവത്താക്കണം അതുപോലെ തന്നെ നമുക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയും എത്രത്തോളം നമുക്ക് ബഹുമാന്യരാണോ തത്തുല്യമായിട്ട് നമ്മളുടെ രാഷ്ട്രത്തെയും സ്നേഹിക്കുക പലപ്പോഴും ഭാരതത്തെ ആരെങ്കിലും കളിയാക്കി സംസാരിച്ചാൽ നമ്മളും കൂട്ടിച്ചേർന്ന് കളിയാക്കാറുണ്ട് സ്വന്തം അമ്മയെ കളിയാക്കുമ്പോൾ സ്വന്തം അമ്മയെ അപഹാസ്യപ്പെടുത്തുമ്പോൾ മക്കൾ ചിരിക്കാറില്ല മക്കൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് കളിയാക്കാറില്ല അങ്ങനെ ചെയ്താൽ അവന് മകന്റെ സ്ഥാനത്തിന് യോഗ്യതയില്ല പക്ഷേ ലോകത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് ഉള്ളതിൽ ഒരൊറ്റ രാജ്യമായ ഭാരതത്തിൽ മാത്രം ഭാരതത്തിന്റെ മക്കള് സ്വന്തം മാതൃഭൂമിയെ പുറത്തു ചെന്ന് കളിയാക്കാറുണ്ട് അപഹസിക്കാറുണ്ട് അപഗ്രഥിക്കാറുണ്ട് നെഗറ്റീവായിട്ട് വിമർശിക്കാറുണ്ട് ഭാരതം ഭരിക്കുന്നത് ആരുമാകട്ടെ പാർട്ടിക്കാരും പാർട്ടിക്കാരുമാകട്ടെ നമുക്ക് ഇഷ്ടമുള്ളവരോ ഇഷ്ടമില്ലാത്തവരോ ആകട്ടെ പക്ഷേ ഭാരതം ആ രാഷ്ട്രത്തിലെ ഹിന്ദുവിൻ്റെതാണ് ക്രിസ്ത്യാനിയുടേതാണ് മുസ്ലിമിൻ്റെതാണ് ഓരോ ഭാരതീയനും ലോകത്തിലെവിടെ ചെന്ന് ഭാരതത്തെ കുറിച്ച് വിപരീതമായി സംസാരിച്ചാലും കേൾക്കുന്നവൻ ചിരിക്കുമെന്ന് ധരിക്കരുത് അവൻ ഇവാലുവേറ്റ് ചെയ്യും the Indians generally criticise their own motherland whenever they go out, they think that the foreigners will appreciate that wrong. അമേരിക്കയിൽ ചെന്ന് അമേരിക്കക്കാരനോട് ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യക്കാരൻ കുറ്റം പറഞ്ഞാൽ അമേരിക്കക്കാരൻ അറിയാം എന്നാണ് അമേരിക്കയ്ക്ക് എന്തെങ്കിലും ദുഃഖം വരുന്നത് അന്ന് ഇതേ മനുഷ്യൻ അമേരിക്കയെക്കുറിച്ചും ഇത് തന്നെ പറയുമെന്ന് അമേരിക്കക്കാരൻ അറിയാം അതുകൊണ്ട് ഇന്നും ചിന്തിക്കുക ഭാരതത്തെക്കുറിച്ച് അഭിമാനിക്കാൻ നമുക്ക് സാധിക്കണം ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രത്തിന്റെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഭാരതത്തിൽ ഓരോരുത്തരുടെയും രക്തം ഭാരതീയ രക്തമാണ് ആ പരമപവിത്രമായ ഭാരതത്തിന്റെ പൈതൃക അറിവ് ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുന്നു ആധുനിക ലോകത്തിന് ഭാരതത്തിന് നേടാൻ സാധിച്ച നേട്ടങ്ങൾ അത്യത്ഭുതകരമാണ് അതിൽ അഭിമാനിക്കാൻ നമുക്ക് സാധിക്കണം കഴിഞ്ഞ പ്രാവശ്യം മസ്കറ്റിൽ ചെന്നപ്പോൾ അവിടത്തെ ഒമാൻ ടൈംസ് എന്ന പേപ്പറിൽ ഇന്ത്യക്കെതിരെ എഴുതുന്നത് മുഴുവനും കേരളീയരാണ് അത്ഭുതകരമായിട്ടൊരു അനുഭവം അവിടെ കാണാൻ സാധിച്ചു ആഗസ്റ്റ് പതിനാലാം തീയതി പ്രിന്റ് ചെയ്ത പേപ്പർ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി കയ്യിലെത്തുമ്പോൾ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനം എന്നുള്ളത് പാകിസ്ഥാന്റെ എംബസിയിലെ കൊടി ഉയർത്തുന്ന നല്ല ഒരു സീനാണ് അതേ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന് പത്രത്തിൽ വരുന്നത് ബോംബെയിലെ റെഡ് സ്ട്രീറ്റില് സ്ത്രീകള് പ്രതിഷേധ യോഗം കൂടി മാർച്ച് ചെയ്യുന്നതാണ് കേരളീയൻ കൊടുക്കുന്ന ചിത്രമാണത് അറിയാം ആരാണ് കൊടുക്കുന്നത് എന്ന് നമ്മുടെ നാടിനെ കുറിച്ച് നെഗറ്റീവ് പറയാൻ നെഗറ്റീവ് എഴുതാൻ നെഗറ്റീവ് ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ചർച്ച ചെയ്ത് ഉറക്കച്ചിരിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ജനത ഞാനും നിങ്ങളും അടങ്ങുന്ന ഭാരതീയരാണ് പലപ്പോഴും ഏത് രാജ്യത്തിന്റെ നന്മകൾ പറയുമ്പോഴും കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ തിന്മകൾ കൂടി പറയും അതാണ് ദുഃഖകരമായ വസ്തുത എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ എന്ത് നല്ലത് ചെയ്താലും അത് നിങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത് നിങ്ങൾ എന്ത് ചീത്ത ചെയ്താലും an Indian has done that എന്ന് ഇന്ത്യക്കാണ് അതിൻ്റെ പേര് വരിക നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലക്കൽ ജീവിക്കുകയാണെങ്കിലും ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ഓർമ്മിക്കുക ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി അമ്മയും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ വലുതാണ് ആ കുറിച്ച് കുറ്റം പറയാൻ നിങ്ങൾ കൂട്ടത്തിൽ നിൽക്കരുത് സ്വയം ചിരിച്ചുകൊണ്ട് വയസ്സായ പ്രായമായ രോഗിയായ അമ്മയെ കളിയാക്കുന്നത് കണ്ട് ചിരിക്കുന്ന മക്കൾക്ക് മക്കളുടെ സ്ഥാനം ഉണ്ടാവുമോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും എന്നും ഓർമ്മിക്കുക ഭാരതം ആയിരം വർഷത്തെ വിദേശാക്രമണത്തിന് വിധേയമായിട്ടും ആ രാഷ്ട്രം മരിച്ചില്ല നമ്മുടെ സംസ്കൃതി മരിച്ചില്ല എന്നെയും നിങ്ങളെയും ലോകം അറിയുന്നത് ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ അവകാശികളാണ് എന്ന പേരിലാണ് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കണം ഇനി ഒരു പത്ത് ജന്മമുണ്ടെങ്കിൽ അതാ പരമപവിത്രമായ ഭാരതത്തിൽ തന്നെ ആയിരിക്കണമേ ജഗതീശ്വര എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം അത്രയും ഉജ്ജ്വലമായ ഒരു പൈതൃകമുള്ള ആ രാഷ്ട്രത്തെ ലോക ജനത ഇന്ന് രണ്ട് കൈയും നീട്ടി ബഹുമാനിക്കാൻ കാരണം ഇന്നും മരിക്കാതെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച ഒരു രാഷ്ട്രം ഒരിക്കലും ആ രാഷ്ട്രം പ്രാർത്ഥിച്ചിട്ടില്ല ഭാരതീയ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആ രാഷ്ട്രം ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആ രാഷ്ട്രം പ്രാർത്ഥിച്ചത് സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എല്ലാവരും സുഖമായിരിക്കട്ടെ എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കട്ടെ ആരും ദുഃഖിക്കുന്നവരായിട്ട് ഉണ്ടാകാതിരിക്കട്ടെ മംഗളകരമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച ആ എല്ലാവരെയും ചേർത്ത് പ്രാർത്ഥിച്ച ആ രാഷ്ട്രം ഇനി കരയാനിട വരരുത് ആ രാഷ്ട്രത്തിൻ്റെ മക്കളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം നിങ്ങൾ ഏത് രാജ്യത്തിൽ ചെന്ന് ഏത് നെഗറ്റീവ് ചെയ്താലും നിങ്ങളുടെ മതം ഏതായാലും ഇസം ഏതായാലും അടുത്ത ഫ്ലൈറ്റിന് നിങ്ങളെ കയറ്റി വിടുന്നത് അതേ നാട്ടിലേക്ക് തന്നെയായിരിക്കും മറ്റൊരു രാജ്യവും നമ്മൾ കുറ്റം ചെയ്താൽ നമ്മളെ സ്വീകരിക്കില്ല ആ ഭാരതത്തിന് മാത്രമേ നമ്മൾ എന്ത് തിന്മ ചെയ്താലും സ്വന്തം മക്കള് തിന്മ ചെയ്താലും അമ്മ സ്വീകരിച്ച് ആ മക്കളെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മളെ സ്വീകരിക്കാൻ മുമ്പോട്ട് വരുന്ന ഒരേ ഒരു രാഷ്ട്രം ഭാരതമായിരിക്കും ഓർമ്മിക്കുക ഭാരതത്തിൻ്റെ പൈതൃകം പഠിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് പഠിച്ച് പഠിപ്പിച്ച് അഭിമാനിക്കാൻ നമുക്ക് സാധിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെ ഭാരതത്തിനെതിരെ ഉണ്ടായ എല്ലാ നെഗറ്റീവുകളും പുറത്തു നിന്ന് വന്ന ആക്രമണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിക്ക് ശേഷം ഭാരതം തളരുന്നത് ഭാരതം തകരുന്നത് ഭാരതം ക്ഷയിക്കുന്നത് ഭാരതത്തിനകത്തുള്ളവർ ചെയ്യുന്ന നെഗറ്റീവ് കൊണ്ടാണ് അങ്ങനെ ഭാരതത്തിന് നന്മ ചെയ്യാൻ വിധിക്കപ്പെട്ടവരെ ഭാഗ്യം കിട്ടിയവരായ നമുക്ക് ആ നന്മ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഓർമ്മിക്കുക ഭാരതത്തിനെ കരയിപ്പിക്കുന്ന ഒരു തിന്മയും നിങ്ങൾ ചെയ്യരുത് ഓണാഘോഷം നടത്തുമ്പോൾ ക്രിസ്തുമസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള ആഘോഷങ്ങൾ നിങ്ങൾ ആചരിക്കുമ്പോൾ ലക്ഷ്യമിടുന്നത് പരമപവിത്രമായ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ജീവിതത്തിൽ പകർത്തി ആനന്ദിക്കാനും ആഹ്ലാദിക്കാനുമാണ് അതിന് സാധിച്ചില്ല എങ്കിൽ ഈ ആഘോഷത്തിന് എന്തർത്ഥം ആചാരത്തിന് എന്തർത്ഥം എന്ന് സ്വയം ചോദിക്കാൻ സാധിക്കണം ഓരോ ഭാരതീയനും ഈ മണ്ണിൽ കരയുമ്പോൾ നിങ്ങളുടെ ഹൃദയവും അതേപോലെ കരയണം അതിൽ മതത്തിൻ്റെയോ ഇഷത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ ഓരോ ഭാരതീയനെയും സഹായിക്കാൻ ഭാരതത്തിലുള്ളവർക്ക് സാധിക്കണം ഒരു അമേരിക്കക്കാരൻ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചാൽ അമേരിക്ക മൊത്തത്തിൽ വൈബ്രേറ്റ് ചെയ്യും ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ രാജ്യം മൊത്തം പ്രതികരിക്കും ഇന്ന് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അത് നടക്കുന്നില്ല എന്താ കാരണം ഭാരതം എൻ്റെ മാതൃഭൂമിയാണ് എന്ന വരി പോലും നമ്മൾ മാറ്റി ഭാരതം എൻ്റെ നാടാണ് എന്നാക്കി മാറ്റിയവരാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഭരണകർത്താക്കളും അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് നമ്മളും ഓർമ്മിക്കുക നമ്മൾ ഓരോ നിമിഷവും ഉയരാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കുടുംബം ഉയർത്താൻ നമുക്ക് സാധിക്കണം നമ്മുടെ രാഷ്ട്രത്തെ ഉയരാൻ നമുക്ക് അനുവദിക്കാൻ സാധിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഭഗവത്ഗീതയിലെ ഒരു വരി ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവഹി ആത്മനോ ബന്ധുഹു ആത്മൈവരിപുരാത്മനഹ അവനവനെ ഉയർത്തുക ഉദ്ധരേത് ഉയർത്തുക ആത്മനാത്മാനം അവനവനെ തന്നെ ഉയർത്തുക ആത്മൈവം അവസാദയേത് ഉജ്ജ്വലമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുക ആത്മൈവഹി ആത്മനോ ബന്ധുഹു എൻ്റെ ബന്ധു ഞാൻ തന്നെയാണ് ആത്മൈവ വിപുരാത്മന എൻ്റെ ശത്രുവും ഞാൻ തന്നെയാണ് എൻ്റെ ബന്ധുവും ഞാനാണ് എൻ്റെ ശത്രുവും ഞാനാണ് നമ്മുടെ ബന്ധുക്കളും നമ്മളാണ് നമ്മളുടെ തന്നെ ശത്രുക്കളും നമ്മളാണ് നമ്മളുടെ ശത്രുക്കൾ എന്ന പദവി മാറ്റി ബന്ധുക്കളായി പരമപവിത്രമായ ഭാരതത്തിൻ്റെ മക്കളായി തീരാൻ നിങ്ങൾക്ക് ഏവർക്കും ജഗതീശ്വര ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൃശ്ശൂരിലെ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന എൻ്റെ നാട്ടുകാരോട് രണ്ട് കയ്യും കൂപ്പി നന്ദി പറയണമെന്ന് ആഗ്രഹമുണ്ട് ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാനുള്ള സമയമായി ഒന്നര മണിക്കൂർ എന്നാണ് പറഞ്ഞിരുന്നത് ഒന്നേ മുക്കാൽ കഴിഞ്ഞിട്ടും നിങ്ങളുടെ മുഖത്ത് ഒരു തളർച്ചയോ ഒരു കോട്ടുവായ വിടലോ ഒരു വാച്ച് നോക്കലോ അല്ലെങ്കിൽ ഇത് തീരണില്ല എന്ന ഭാവമോ ഒന്നും കാണാത്തത് കൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു സംശയം ഏതായാലും വളരെ വളരെ സന്തോഷം എന്നുള്ളതല്ല ചാരിതാർത്ഥ്യം തോന്നുന്നു ഇന്ന് ഉച്ചയ്ക്ക് അവിടെ എടുത്ത ക്ലാസ് കഴിഞ്ഞപ്പോൾ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ഡയറക്ടർ പറഞ്ഞിരുന്നു ലോകത്തിലെ ഏറ്റവും തല്ലിപ്പൊളി പിള്ളേരെയാണ് സാർ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എല്ലാത്തിലും പ്രിപ്പയർ ചെയ്തോളണം എന്ന അർത്ഥം വരുന്ന വാക്കുകൾ അതേ വാക്കുകളല്ല പക്ഷേ ആ ക്ലാസ് എടുത്ത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ചില വരികളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ എന്നെ വികാര തീവ്രതയോടുകൂടി ഫ്രോസൺ സ്റ്റേറ്റിലിരിക്കുന്ന മാതിരി ആ വിദ്യാർത്ഥികൾ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി കുറ്റം വിദ്യാർത്ഥികളുടേതല്ല അവരുടെ തരംഗ ദൈർഘ്യത്തിൽ അവർക്ക് സന്ദേശം കൊടുക്കാൻ പറ്റുന്നില്ല അതവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല ടി വിയുടെ ടെലിവിഷൻ്റെ വേവ്സ് റേഡിയോ എടുക്കില്ല റേഡിയോയുടെ വേവ്സ് മൊബൈൽ ഫോൺ എടുക്കില്ല ഇതിൻ്റെ മൂന്നിൻ്റെയും വേവ്സ് മൈക്രോവേവ് ഓവൻ എടുക്കില്ല ഓരോന്നിനും ഓരോ തരംഗ ദൈർഘ്യമുണ്ട് ആ വിദ്യാർത്ഥികൾക്ക് ആ തരംഗ ദൈർഘ്യത്തിൽ കൊടുത്തപ്പോൾ ആഹ്ലാദം തോന്നി അവരുടെ മനസ്സിനകത്ത് മുഖത്തിലെ ചിരി ആ മനോഭാവം കാണാൻ സാധിച്ചു എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭൂതിയുടെ തലമായിരുന്നു അവിടെ ഇരുന്നപ്പോൾ കാരണം ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുതിരകളാണ് അവിടെ ഇരിക്കുന്നത് എന്ന അർത്ഥത്തിൽ ആ ഇൻഫർമേഷൻ കിട്ടിയത് പിന്നെ മനസ്സിലായി കുതിരയുമല്ല സിംഹമല്ല കരടിയല്ല പുലിയല്ല കൈകാര്യം ചെയ്യുന്നവരുടെ കുറവാണ് സന്ദേശം ചെറിയ സ്പൂണിൽ കൊടുത്തപ്പോൾ അവർക്കത് സ്വീകരിക്കാൻ സാധിച്ചു സാധിക്കും അവരവരുടെ തരംഗ ദൈർഘ്യത്തിൽ പരമപവിത്രമായ ഭാരതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുമ്പോൾ അത് സാധിക്കും ഒരു പക്ഷേ നിങ്ങളും ഇങ്ങനെ ഇരിക്കാൻ കാരണം ഒരു ഗോപാലകൃഷ്ണൻ സംസാരിച്ചത് കൊണ്ടല്ല എൻ്റെ നാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ പി എച്ച് ഡിയോ ഡീലിറ്റോ അതിലേതെങ്കിലും ഒരു വിഷയം ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ചായ കുടിച്ച് അവിടെയുള്ള സാധനം കഴിച്ച് അകത്ത് അഞ്ച് മിനിറ്റ് ഇരുന്ന് വെറുതെ വേസ്റ്റാക്കണ്ട എന്ന് പറഞ്ഞ് വീട്ടിലെത്തി നിങ്ങൾ ഉറങ്ങിക്കഴിയുമായിരുന്നു ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം ഒരു ഗോപാലകൃഷ്ണൻ സംസാരിച്ചതല്ല നിങ്ങളുടെ മനസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു വിചാര വികാരത്തിന് സമാന്തരമായി അനുയോജ്യമായ ഒരു വിഷയം കേൾക്കാൻ ആഗ്രഹമുള്ള കേൾക്കാൻ ഇഷ്ടം തോന്നുന്ന കേൾക്കുമ്പോൾ അഭിമാനം തോന്നുന്ന ഒരു ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളിരുന്നത് അതുകൊണ്ട് നിങ്ങളെന്നും എന്നും സ്മരിക്കേണ്ടത് പരമപവിത്രമായ ഭാരതത്തെയാണ് ആ ഭൂമിയുടെ ഒരു വശത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതൽക്ക് സഹനാവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ പരമപവിത്രമായ ഭാരതത്തെയും നിങ്ങൾക്ക് ജന്മം നൽകിയ പരമപവിത്രരായ അമ്മ അച്ഛൻ ഇവർക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കും അതുപോലെ നിങ്ങൾ ജന്മം നൽകിയ കുട്ടികൾക്കും നിങ്ങൾക്ക് ജോലി നൽകിയ ഈ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളും അതുപോലെ നിങ്ങളുടെ കമ്പനിയും എല്ലാവരോടും നന്ദി പറയുക ഈ ജന്മം സഫല്യമായിട്ട് ജീവിക്കാൻ ജഗതി ഈശ്വര അനുഗ്രഹമുണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി തല കുനിച്ചുകൊണ്ട് ഈ സംഘടനയുടെ ഭാരവാഹികൾ എന്നെ ക്ഷണിച്ചതിന് നന്ദിയുണ്ട് നന്ദിയുണ്ട് നന്ദിയുണ്ട് എൻ്റെ വിനീത പ്രണാമം അർപ്പിച്ച് ഞാൻ വിരമിക്കുന്നു നമസ്കാരം